ഏതെല്ലാമോ ഒരു നിയോഗം പോലെ ഈ നാടിൻ്റെ നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കാനും അനവധി ഗ്രന്ഥങ്ങളുടെ താളുകളിലൂടെ ഒന്ന് മറച്ചു നോക്കാനും അതിൽ നിന്ന് കിട്ടുമ്പോൾ കിട്ടുന്ന ആ വരികൾ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഒന്ന് വിവരിക്കാനും സാധിക്കുമ്പോൾ എനിക്ക് ജന്മം നൽകിയ അച്ഛനോടും അമ്മയോടും ഈ നാട്ടിൽ തന്നെ ജന്മം നൽകിയ ജഗതീശ്വരനോടും നിറഞ്ഞ മനസ്സോടുകൂടി നന്ദി പറയണമെന്ന എന്നും പാലക്കാട് വരുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആശീർവദിച്ച് അനുഗ്രഹിച്ച ആരാധ്യനായ ശ്രീ വി രാമചന്ദ്രൻ സാർ ഒരു വരി എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് നിമിത്ത മാത്രം ഭവസവ്യസാചിൻ നിങ്ങളും ഓർത്തിരിക്കേണ്ട ഒരു വരിയാണെന്ന് എനിക്ക് തോന്നുന്നു നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ ഹേ അർജുന നീ ഒന്നും ചെയ്യുന്നില്ല നീ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ധരിക്കുകയും വേണ്ട നീ വെറും നിമിത്തം മാത്രമാണ് you are only the tool by which the nature is getting the things done പ്രകൃതി ആ പ്രകൃതി ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് തീർപ്പിക്കാൻ നിന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുന്നു എന്ന് മാത്രം ധരിക്കുക ആ വരികള് ഹൃദയത്തിനകത്ത് മനസ്സിനകത്ത് മസ്തിഷ്കത്തിനകത്ത് നിരന്തരം ചിന്തിക്കാറുണ്ട് തൊഴുകയോട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ചും പാലക്കാടും തൃശൂരും ജില്ലകളിലെ പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകളോളം ഫാനില്ല വെയർത്തൊലിക്കുന്നു എങ്കിലും ശാന്തമായിരിക്കുന്ന ആ മനുഷ്യ സമൂഹം എന്ത് കേൾക്കാനാണോ വന്നിരിക്കുന്നത് അവരോട് തൊഴുകയോടെ നന്ദി പറയണം എന്ന മനസ്സ് മന്ത്രം പോലെ ഉരുവിടുന്നു ഇന്ന് ഒരൽപ്പം വ്യത്യസ്തമായ ഒരു വിഷയം എടുക്കാമെന്ന് ആഗ്രഹിച്ചു കാരണം പാലക്കാടിലുള്ള ധാരാളം പേര് ഈ പൈതൃകത്തിന്റെ വിവിധ തലത്തിലുള്ള വിവിധ ലെവലിലുള്ള വിഷയങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് കാശറ്റിലൂടെയും സീഡികളിലൂടെയും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ വിവരിക്കണമെന്ന് ഈശ്വരൻ അനുഗ്രഹിച്ചയച്ചതാകാം ജ്യോതിഷം പോലെയുള്ള വിഷയം ആയുർവേദം പോലെയുള്ള ശാസ്ത്രം വാസ്തു വിദ്യ പോലെയുള്ള അറിവ് അതുപോലെ തന്നെ സംഗീതം ഈ നാലെണ്ണം സ്വീകരിക്കുന്നതിൽ നമുക്കെവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുക വീണ്ടും ഞാൻ ആ വരി ആവർത്തിക്കുന്നു നമ്മുടെ ജ്യോതിഷം നമ്മുടെ ആയുർവേദം നമ്മുടെ വാസ്തുവിദ്യ അതിഗഹനമായിട്ടൊന്നും അറിഞ്ഞുകൂടെങ്കിലും നമ്മുടെ സംഗീതം ഇത് സ്വീകരിക്കുന്നതിൽ കേരളീയർക്ക് കാര്യമായ അബദ്ധം പറ്റിയിട്ടുണ്ട് അതെന്തുകൊണ്ട് അത് സംഭവിച്ചു അതെങ്ങനെയാണ് അതിലേക്ക് ഒന്ന് ഒന്ന് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുക എന്നുള്ള ഒരു ക്ലാസ് മാത്രമാണ് ഇന്ന് ഒന്ന് ഒന്നര മണിക്കൂർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ പല പ്രഭാഷണങ്ങളും കേട്ടിരിക്കുന്ന സദസ്സിൽ മാത്രമേ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നുകിൽ അവർ അന്ധമായിട്ട് അത് ആശ്വ വിശ്വസിക്കും അതല്ലെങ്കിൽ നൂറ് ശതമാനം തിരസ്കരിക്കും മലയാളത്തിൽ പറയുന്ന ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയില് ഇതിൽ സംഭവിക്കാതിരിക്കാനാണ് ഈ ഒരു സദസ്സില് ഇത് ഒന്ന് അവതരിപ്പിക്കുന്നത് അതില് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ജ്യോതിഷം ശാസ്ത്രം അന്ധവിശ്വാസം എന്ന ഒഴുക്കൻ ഒരു ലൈനാണ് അങ്ങനെ ഒന്ന് കൊടുക്കാൻ കാരണം ജ്യോതിഷം എന്താണ് ശാസ്ത്രം എന്താണ് അന്ധവിശ്വാസം എന്താണ് എന്താണ് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചപ്പോൾ ഉണ്ടായ തെറ്റുകൾ എന്താണ് ആ തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് ആപാത സഞ്ചലനം സംഭവിച്ചത് ഇതൊന്ന് വിശദീകരിക്കാം ജ്യോതിഷത്തില് ധാരാളം പേര് പറയാറുണ്ട് യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിക്കണം എന്ന് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല നിർഭാഗ്യവശാൽ ഈ ജ്യോതിഷം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരല്ല ഈ രണ്ട് കമന്റുകളും പറയുന്നത് അത് എന്താണ് എന്നൊന്നറിയണം ജ്യോതിഷം എന്ന ശാഖ ഭാരതീയ ചിന്താധാരയുടെ ഏത് മണ്ഡലമെടുത്താലും നൃത്തമായാലും സംഗീതമായാലും ഗ്രന്ഥങ്ങളിൽ വേദമായാലും പുരാണമായാലും ദർശനമായാലും എന്നും ഭാരതം വീക്ഷിച്ചിരുന്ന ഒരു വീക്ഷണ കോണുണ്ട് ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ച ഒരു vision science integrated with spirituality when our the subject of the science is dealt with Thus, spirituality integrated with science, whenever the subject of spirituality is discussed, അതൊരു പ്രത്യേകതയാ ഭാരതത്തില് മറ്റൊരർത്ഥത്തില് ആത്മീയത സ്പർശിക്കാത്ത ഒരു മണ്ഡലവും ഭാരതത്തിലില്ല അതേ വരി തിരിച്ചുമിടാം ശാസ്ത്രം സ്പർശിച്ചിട്ടില്ലാത്ത ഒരറിവും ഭാരതത്തിലില്ല ഇതിനെ തമ്മിൽ വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നവര് അത് വിശകലനം ചെയ്ത് അറിഞ്ഞതിന് ശേഷം വേണം ജ്യോതിഷമോ ആയുർവേദമോ വാസ്തുവിദ്യയോ സംഗീതമോ നൃത്തമോ ഏതും അന്ധവിശ്വാസമാണോ ദുരാചാരമാണോ എന്ന് വിവരിക്കാൻ രാവിലെ പറഞ്ഞതുപോലെ എതിർക്കാൻ ആഗ്രഹമുള്ളവർക്ക് എതിർക്കണമെങ്കിലും ഇത് മനസ്സിലാക്കണം അനുകൂലിക്കാൻ ആഗ്രഹമുള്ളവര് അനുകൂലിക്കുമ്പോഴും ഇതിനകത്തെ ഈ രണ്ട് ഭാഗങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ ശ്രമിക്കണം അറിയാൻ ശ്രമിച്ചില്ല എങ്കില് astrology will definitely lead you to a grand superstition ജ്യോതിഷം ഒരു അസാധാരണമായ അന്ധവിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിക്കാതിരിക്കില്ല അതുപോലെ വാസ്തുവിദ്യയും അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും അതുപോലെ ആയുർവേദവും അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും നയിക്കാതിരിക്കണമെങ്കിൽ ഈ വിഷയങ്ങളിലുള്ള സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി മറ്റൊരർത്ഥത്തില് experimentable knowledge that is science experienceable knowledge that is spirituality experimentable knowledge and experienceable knowledge ഇത് രണ്ടും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന വ്യക്തിയാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം ഒരു വിഷമവുമില്ലാതെ തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളുടെ കൂമ്പാരങ്ങളും മറ്റുള്ളവരിലേക്ക് പകർത്തിക്കൊടുക്കാൻ സാധിക്കും ഒരു M B B S M D doctor എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെ വിശ്വാസത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല നമ്മൾ പറയും ആ ഡോക്ടർ അത്ര നല്ല ആളല്ല എൻ്റെ മകനെ ട്രീറ്റ് ചെയ്തപ്പോ അയാളുടെ ട്രീറ്റ്മെന്റ് ഒന്നും ശരിയായിരുന്നില്ല ഇനി അയാളുടെ അടുത്തേക്ക് പോകണ്ട അതേ സമയത്ത് ജ്യോതിഷം കൈകാര്യം അബദ്ധം പറ്റിയാൽ അത് ഒരു വലിയ ദുരാചാരത്തിന്റെ സൃഷ്ടിക്കാണ് കാരണമാകുന്നത് എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിയോട് അദ്ദേഹം ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല ഒരു ജ്യോതിഷൻ പറഞ്ഞു നിങ്ങൾക്ക് വിവാഹ ജീവിതം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു ജ്യോതിഷന്റെ കാഷ്വൽ കമന്റ് ഒരു കുടുംബത്തെ മൊത്തം സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചു ഒരു M B B S M D ഡോക്ടറാണ് പറയുന്നത് നിങ്ങൾക്ക് കുടുംബജീവിതം ഒന്നും പറഞ്ഞിട്ടില്ലടോ അപ്പോ അപ്പുറത്തുള്ള വ്യക്തി വിചാരിക്കുന്ന M B B S M D ഡോക്ടർക്ക് എങ്ങനെ എനിക്ക് കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്ക അത് എന്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ലോജിക്ക് കൊടുക്കും അവിടെ അവിടെ ആ rational scientific logical thinking modern science കൈകാര്യം ചെയ്യുന്നവരിൽ നമ്മൾ അർപ്പിക്കും എങ്കിലും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരിൽ അർപ്പിക്കില്ല അതുകൊണ്ട് ജ്യോതിഷം എന്ന് പറയുന്ന വിഷയം ഒരു ഔട്ട്റൈറ്റ് കമന്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കേണ്ടതല്ല കാരണം ഈ ജ്യോതിഷം മറ്റു വിഷയങ്ങൾ പോലെ അഞ്ച് മാർക്ക് മേടിച്ച് അന്നത്തെ വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന അഞ്ച് മാർക്ക് ഒരു അഡീഷനും കൂടി കൊടുത്ത് അയാളെ നാൽപ്പതിലെത്തിച്ച പാസാക്കി വിട്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൊടുത്ത് അയാൾ പുറത്തേക്ക് വരുമ്പോൾ കേരള ഗവൺമെന്റില് സ്വാധീനമുള്ള അസ്ട്രോളജേഴ്സ് അസോസിയേഷൻ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അടുത്ത് ചെന്ന് കുറച്ച് കൊടുക്കാനുള്ളത് കൊടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങള് എല്ലാവരും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് ഞങ്ങളെ എല്ലാ ദേവസ്വം ബോർഡിലും അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം വെച്ചാൽ മാത്രമേ ദേവസ്വം ബോർഡ് ആ പ്രശ്നചാർട്ട് അംഗീകരിക്കുള്ളൂ എന്ന് പറയണമെന്ന ഇന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയോട് പറഞ്ഞാൽ ആ ദേവസ്വം ബോർഡ് മന്ത്രി ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അയാൾ ഇവരെ അപ്പോയിന്റ് ചെയ്യും ചെയ്താൽ ജ്യോതിഷം അറിഞ്ഞിട്ടല്ല ഇദ്ദേഹത്തിന് നാൽപ്പത് മാർക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ വിടവ് ഒരിക്കലും നികത്താൻ പറ്റാത്ത വിടവായിരിക്കും ഏതുപോലെ എ കെ ജി ജനിച്ചു വളർന്ന വീടിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള മുരുകക്ഷേത്രം അവിടെയുള്ള എല്ലാവരും ചേർന്ന് പുതുക്കി പണിത് അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു നല്ല വിഗ്രഹവും കൊണ്ടുവന്ന തയ്യാറാക്കി പ്രതിഷ്ഠ നടക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഒരു ജ്യോതിഷിയെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഈ വിഗ്രഹമല്ല ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് ഈ അമ്പലത്തിലെ ഒറിജിനൽ വിഗ്രഹം ഇവിടത്തെ കുളത്തിലുണ്ട് ആ കുളം ചെറിയ കുളമൊന്നുമല്ല അത് നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ തമാശ ആയിട്ട് പറയാറില്ലേ ജീവിതം മൊത്തം കുളായിന്ന് അതിനേക്കാളും വലിയ കുളമാണത് അത്ര താഴ്ചയുണ്ട് അത്രയും വിസ്താരമുണ്ട് പത്മതീർത്ഥ കുളമൊന്നും സാരയില്ല എന്നിട്ട് എന്ത് ചെയ്തു മൊത്തം ആറ് ലക്ഷം രൂപ മുടക്കി ചെയ്ത എല്ലാ ചടങ്ങുകളും നിർത്തിവെച്ച് പമ്പ് സെറ്റ് കൊണ്ടുവന്ന് മൂന്ന് ലക്ഷം രൂപ മുടക്കി കുളം വൃത്തിയാക്കി അതിന്റെ ചുവട്ടിലുള്ള പ്രതിഷ്ഠ അല്ലെങ്കിൽ ബിംബത്തെ വിഗ്രഹത്തെ എടുക്കാൻ നോക്കിയപ്പോ അവിടെ വിഗ്രഹവും ഇല്ല ഒന്നുമില്ല ഇവിടെ നിന്ന് പ്രതിനിധികളെ ജ്യോതിഷന്റെ അടുത്ത് എന്ന് ചോദിച്ചു അതിൽ വിഗ്രഹം ഇല്ലല്ലോ ജ്യോതിഷൻ പറഞ്ഞു ഞാൻ പഠിച്ച ശാസ്ത്രമനുസരിച്ച് വിഗ്രഹം കുളത്തിലുണ്ട് അത് അവിടെ ഇല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വമല്ല നിങ്ങൾ എന്താ വേണ്ടെച്ച ചെയ്തോളാം അപ്പൊ വെറുതെ കൈ കഴുകി ഒന്ന് ആലോചിച്ചു നോക്ക ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ഒരു അസാധാരണ നെഗറ്റീവാണ് ഇത് അവസാനം ആ പ്രദേശത്തുള്ളൊരു വലിയ വിഭാഗം രാഷ്ട്രീയക്കാര് അമ്പലത്തിന്റെ മുമ്പിൽ വ്രതം നടത്തുന്ന ലെവല് വരെ എത്തിച്ചു എന്നുള്ളത് കഴിഞ്ഞ വർഷം നടന്ന ചരിത്ര ഭാഗം തിരിച്ച് ഞാൻ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ജ്യോതിഷത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവര് അതിൽ നിന്ന് നന്മകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് ചെയ്യണം ആധുനികമായ എല്ലാ നന്മകളും സ്വീകരിക്കുന്നതോടൊപ്പം പുരാതനമായ എല്ലാ നന്മകളും സ്വീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്വീകരിക്കേണ്ടതാണ് ഇത് എന്ന് മനസ്സിലാക്കാം ഏതുപോലെ കഴിഞ്ഞ വർഷം നാസായിൽ പ്രവർത്തിക്കുന്ന രണ്ട് മൂന്ന് ശാസ്ത്രജ്ഞന്മാരെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതില് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദ്രാവിഡ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നാരായൺ ദ്രാവിഡും വളരെ സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് നാസയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാഷ്വലി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ചിരിച്ചുകൊണ്ട് നാസായിൽ നിന്ന് ഏത് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴും അവിടെ ഗണപതി ഹോമം നടത്തിയിട്ടാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുക അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു നാസയിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഗണപതി ഹോമം നടത്തി ഇവിടെ കേരളത്തിലെ അസംബ്ലി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇ കെ നായനാർ രണ്ടു മണിക്ക് ഗണപതി ഹോമം നടത്തി എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ നാസാക്കാരിൽ നടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക അദ്ദേഹം ഇൻസ്റ്റന്റേനിയസ്ലി ആൻസർ ചിരിക്കാതെ പറഞ്ഞത് here Americans would like to take all the good from everywhere അമേരിക്കക്കാർക്ക് എവിടെയുള്ള നന്മകളും സ്വീകരിക്കണം എന്നൊരാഗ്രഹം ആ നന്മകള് മറ്റൊരു വിധത്തിൽ തിന്മകൾക്ക് കാരണമാവുകയില്ല എങ്കിൽ അത് രണ്ട് കൈയും നീട്ടി അവർ സ്വീകരിക്കാൻ തയ്യാറാണോ ഒരു ഗണപതി ഹോമം നടത്തുമ്പോൾ അമേരിക്കക്കാരുടെ കണക്കനുസരിച്ച് കൂടി വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഡോളർ വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല അവിടെ മന്ത്രവാദം ഇല്ല കോഴി ഇറക്കലില്ല വേറെ ആരുടെയെങ്കിലും മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റി വരുന്നില്ല ഒരു ചടങ്ങ് നടത്തുന്നു അതോടുകൂടി അത് കഴിഞ്ഞു ഈ രീതിയിലുള്ള ഒരു വീക്ഷണമാണ് ജ്യോതിഷത്തോട് നമുക്ക് വേണ്ടത് എല്ലാ പ്രശ്നങ്ങൾക്കും ജ്യോതിഷം പരിഹാരം കാണുമെന്ന് ധരിക്കരുത് അതല്ലെങ്കിൽ ആ ലെവലിലെത്തിയ ജ്യോതിഷന്റെ അടുത്തേക്ക് പോകണം അങ്ങനെ ഒരു ജ്യോതിഷനെ നമുക്ക് കണ്ടെത്താൻ ഇപ്പൊ പറ്റുമെന്ന് സംശയമാണ് അങ്ങനെ സംശയമുള്ളിടത്തോളം കാലം ഒരു രോഗത്തിന് ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആധുനികമായ എല്ലാ നന്മകളും സ്വീകരിക്കുക എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുക അദ്ദേഹത്തിന്റെ പ്രായം ഇത്രയായി അദ്ദേഹത്തിന് ഹാർട്ട് വീക്കാണ് എങ്കിലും മക്കൾക്ക് ആഗ്രഹമുണ്ട് അച്ഛൻ കുറച്ചു കാലം കൂടി ജീവിക്കണം എന്ന മക്കളെക്കാൾ കൂടുതൽ അച്ഛൻ ആഗ്രഹമുണ്ട് കുറെ കാലവും കൂടി മക്കളെ ഒന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ അച്ഛന് ഇപ്പോ സർജറി നടത്തണോ അതല്ല നടത്തുന്നത് വേസ്റ്റ് ആകുമോ എന്നൊന്ന് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ മറ്റൊരു സോഴ്സ് ഇല്ല ഞാനൊരു ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരാളെ ഹാർട്ട് സർജറിക്ക് വിധേയമാക്കണം ഹാർട്ട് വീക്ക് ആള് വളരെ വീക്ക് അതല്ലെങ്കിൽ അയാൾക്ക് വയസ്സ് കുറെ ആയി ഇപ്പൊ മക്കൾക്കൊരു തോന്നല് ഇദ്ദേഹത്തിനെ ഞങ്ങൾ നോക്കിയില്ല ശുശ്രൂഷിച്ചില്ല എന്ന ഒരു അപവാദം കേൾക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് അച്ഛനെ സർജറിക്ക് വിധേയമാക്കാം എന്ന് പറയുമ്പോൾ മോഡേൺ സയൻസ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് സർജറി ഇനി അടുത്തൊരു ചോദ്യമുണ്ട് എന്താ ചെയ്യ അവിടെ പ്രശ്നം വെക്കിയല്ല മറിച്ച് ഈ വ്യക്തിയുടെ ജാതകം ഒന്ന് നോക്കുക ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരാനില്ല നല്ല ഒരു അസ്ട്രോളജറുടെ അടുത്ത് ചെന്ന് ആരോടും പറയാതെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൂട്ടത്തിൽ കൊണ്ടുപോകാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെന്ന് ജ്യോതിഷന്റെ അടുത്ത് ചെന്നൊന്ന് ചോദിക്കാം എൻ്റെ അച്ഛന് ഇതാണ് അവസ്ഥ അച്ഛന് ഹാർട്ട് കുറച്ച് വീക്കാണ് എങ്കിലും മക്കളായ ഞങ്ങൾക്ക് അച്ഛനെ പരമാവധി നല്ല രീതിയിൽ എന്നുണ്ട് പക്ഷെ അച്ഛന്റെ ആയുഷിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് റിസ്ക് ആണോ ഇല്ലയോ പ്രശ്നം വെപ്പിക്കരുത് പ്രശ്നം വെപ്പിച്ചാൽ അത് വേറൊരു പ്രശ്നമായി തീരും പകരം ആ ജാതകം എടുത്തു നോക്കിയാൽ വളരെ കൃത്യം എട്ട് എവിടെ നിൽക്കുന്നു ആറ് എവിടെ നിൽക്കുന്നു പന്ത്രണ്ട് എവിടെ നിൽക്കുന്നു എന്നൊന്ന് നോക്കിയാൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കുക ആ ഗ്രഹാധിപൻ ഗ്രഹത്തിന്റെ ഭാവാധിപൻ അല്ല സോറി ഭാവത്തിന്റെ അധിപൻ രാശിയിൽ എവിടെ നിൽക്കുന്നു അത് ഉച്ചത്തിലാണോ നീചത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ ശത്രുക്ഷേത്രത്തിലാണോ ഇതെല്ലാം ജ്യോതിഷത്തിന്റെ വാക്കുകളാണ് നിങ്ങളോട് ഞാൻ പറയാൻ കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊന്നറിയിക്കാൻ പിന്നെ എന്തിനാ പറഞ്ഞത് മനസ്സിലാവാത്തത് മനസ്സിലാകാത്തതുമുണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്പൊ ഈ രാശിചക്രം വെറുതെ നോക്കുന്നതല്ല ഇതെല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്റ്റെതസ്കോപ്പും ഇ സി ജിയും ഇ ഇ ജിയും കൊളസ്ട്രോളും ആളുടെ സി ടി സ്കാനിങ്ങും നടത്തുന്ന എമൗണ്ട് ഒന്നും ഇതിന് ആവശ്യമില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇയാൾ ഭംഗിയായിട്ട് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ജ്യോതിഷനാണെങ്കിൽ പറയും ആദ്യത്തെ ചോദ്യം അങ്ങയുടെ പേരെന്തെന്നാ പറഞ്ഞത് എന്റെ പേര് എക്സ് വൈ സെറ്റ് എന്നിട്ട് ആ പേര് പറഞ്ഞ ജ്യോതിഷൻ വിളിക്കും രാധാകൃഷ്ണൻ അച്ഛന് ഇനി സർജറി നടത്താൻ പോവണ്ട അത് ചിലപ്പോ വേസ്റ്റ് ആവും ഇവിടത്തെ അച്ഛന്റെ രാശിചക്രം അനുസരിച്ച് അച്ഛൻ ഇനി കൂടുതൽ കാലം ഉണ്ടാവില്ല മറ്റൊന്നും തോന്നേണ്ട ആവശ്യമില്ല അച്ഛന് പ്രായമായി ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ജനിച്ചാൽ മരണമുണ്ട് മരിച്ചാൽ ഭാരതീയ വിശ്വാസപ്രകാരം സർക്കിളിൽ വരവുണ്ട് ഈ ഒരു വരി ഒരു ജ്യോതിഷൻ പറഞ്ഞു എന്ന് വിചാരിക്കുക നിങ്ങൾ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കുകയോ എന്തെങ്കിലും കൊടുക്കുകയോ തിരിച്ചു വരിക ഡോക്ടറോട് ഒന്ന് സ്വകാര്യമായിട്ട് പറയാം സർ ഞാൻ അന്ധമായിട്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളല്ല മറിച്ച് അച്ഛൻ്റെ രാശിചക്രം അനുസരിച്ച് നല്ല ഒരു ജ്യോതിഷനെ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അച്ഛന് വളരെയധികം ഇനി ആയുസില്ല ആരോഗ്യവും കുറവായ സ്ഥിതിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണ്ട എന്നൊരു സജഷനാണ് ഇനി ഡോക്ടർ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മറ്റൊരാൾക്കും നൽകാൻ സാധിക്കാത്ത ഒരു ഉത്തരം ജ്യോതിഷി നിങ്ങൾക്ക് നൽകി അവിടെ ജ്യോതിഷി നൽകിയത് നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിന്റെയും പരിഹാരമല്ല ഒരു ആണ് നൽകിയത് ഞാൻ ഇതിവിടെ നിർത്തിയിട്ടൊന്ന് പുറകോട്ട് പോവാണ് പാണിനിയുടെ അഷ്ടാധ്യായി എഴുതിയതിനു ശേഷം പാണിനി അവസാനം ഓരോ അധ്യായത്തിലും എഴുതിയിട്ടുണ്ട് ഞാൻ ഇപ്രകാരം വ്യാകരണ നിയമങ്ങൾ എഴുതി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇനി മറ്റ് വൈയാകരണന്മാര് വ്യാകരണ എക്സ്പെർട്ടുകൾ പുതിയ വ്യാകരണ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ പാണിനി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അവസാന വാക്കാണെന്ന് പാണിനി പറഞ്ഞിട്ടില്ല പുതിയത് പുതിയത് വരുമ്പോൾ അത് സ്വീകരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിലൂടെ മുമ്പോട്ട് പോവുകയും നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ രോഗമാണ് എങ്കിൽ ഡോക്ടറുടെ നന്മകളെല്ലാം എടുക്കാം എന്നിട്ടൊന്ന് ഭംഗിയായിട്ട് കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇങ്ങനെയാണ് ഭാരതീയ പൈതൃകത്തിന്റെ ഒരു ശാഖ ഉപയോഗിക്കേണ്ട ഒരു എക്സാമ്പിള് മറ്റൊരു എക്സാമ്പിള് പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് കയറി ഒരാൾ വന്നു അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് പെണ്ണ് കെട്ടണം കുറച്ച് ദിവസമേ ഉള്ളൂ സമയം പതിനഞ്ച് ദിവസത്തിനകം അച്ഛനും അമ്മയും നോക്കിയിട്ട് ആരെ തീരുമാനിച്ചാലും മതി അച്ഛനും അമ്മയും നോക്കിയിട്ട് നിങ്ങൾ കെട്ടിയാൽ മതി എന്നല്ല എന്നെ കെട്ടിച്ചാൽ മതി അത് എനിക്കിഷ്ടമാണ് എന്താ ഓപ്ഷൻ ഉള്ളത് കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ സ്റ്റെതസ്കോപ്പ് വെച്ചാൽ ഈ ഇ സി ജി എടുത്താൽ ഇ ഇ ജി എടുത്താൽ സ്കാൻ ചെയ്താൽ ഈ കുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് വല്ലത് പിടുത്തം കിട്ടുമോ പത്ത് ജന്മം ജനിച്ച് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ പോലും ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ഐഡിയയും നിങ്ങൾക്ക് കിട്ടില്ല ആൺകുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചും ഒരു ഐഡിയയും കിട്ടില്ല അമേരിക്കയിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ആദ്യത്തെ പതിനഞ്ച് ദിവസം അവൻ നല്ല തിമർപ്പിലായിരിക്കും അതൊന്നും ആയിരിക്കില്ല അയാളുടെ സ്വഭാവം അപ്പൊ പിന്നെ ഏതാ സ്വീകരിക്കുക ആരുടെ അടുത്താ പോവാ എന്താ ആൾട്ടർനേറ്റീവ് ഈ വ്യക്തിയുടെ പ്രത്യേകത അറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അന്ധമായിട്ട് അതും വിശ്വസിക്കണമെന്നല്ല നേരെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ അതിലേക്ക് തിരിച്ചു വരാം സർദാർ കെ എം പണിക്കർ ഒരു അസാധാരണമായ നെഗറ്റീവ് ജാതകം അസാധാരണ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നാവില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലും ഉഴി ഒരു ജാതകം എന്നാണ് കേട്ടിരിക്കുന്നത് എന്നിട്ട് ഈ കുട്ടി ജനിച്ച് ജാതകം എഴുതിയ സമയത്ത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ജ്യോതിഷൻ സർദാർ കെ എം പണിക്കരുടെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു ആ സച്ച് ഈ ജാതകം നെഗറ്റീവാണ് വളരെ നെഗറ്റീവാണ് ഒരു തരത്തിലും ഈ കുട്ടിക്ക് ശുഭമായിട്ട് പ്രതിഷ്ഠിക്കാൻ സാധ്യല്ല പക്ഷെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്താ സൊല്യൂഷൻ ഈ നെഗറ്റീവിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇയാളെ കെട്ടിക്കുക അതായത് സർദാർ കെ എം പണിക്കരുടെ നെഗറ്റീവുകളെ കൗണ്ടർ ചെയ്യുന്ന മറ്റൊരു ജാതകം എടുത്ത് കെട്ടിക്കുക അപ്പൊ ഞാൻ എന്താ വേണ്ടതെന്ന് കെ എം പണിക്കരുടെ അച്ഛന് ഒരു തോന്നല് കുഴപ്പമൊന്നുമില്ല എട്ടാമത്തെ വയസ്സിൽ ഈ കുട്ടി എത്തുമ്പോൾ ജാതകം അന്വേഷിച്ച് തുടങ്ങാം പതിമൂന്നാമത്തെ വയസ്സെത്തുമ്പോൾ ജാതകം കിട്ടും പിന്നെ അടുത്ത വർഷം കെട്ടിക്കോളാൻ പറഞ്ഞു അഞ്ചു വർഷം അന്വേഷിച്ച് ഒരു കൗണ്ടർ ചെയ്യുന്ന ഒരു ജാതകം കിട്ടി ആ ജാതകം ഉപയോഗിച്ചാണ് ആ ജാതകത്തിന്റെ ഉടമസ്ഥയെയാണ് സർദാർ കെ എം പണിക്കരെ കെട്ടിച്ചത് ഇത് കഥയല്ല ചരിത്രഭാഗം വസ്തുതകൾ ഇതും നമ്മൾ സ്വീകരിക്കണമെന്നല്ല പിന്നെ എന്ത് ചെയ്യണം എൻ്റെ മകന്റെ കുറെ നെഗറ്റീവുകൾ എനിക്കറിയാം എന്താ നെഗറ്റീവുകൾ ലഗ്നത്തിൽ ശനിയുണ്ട് പാർട്ടി കസേരയെന്ന് എഴുന്നേൽക്കുമ്പോ പോലും ഒരു വായുവിന്റെ മോളിക്യൂൾ അനങ്ങില്ല അത്ര പതുക്കെ എഴുന്നേൽക്കുള്ളൂ വളരെ പതുക്കെ എങ്ങനെയാ പറയാ അമ്പലത്തിൽ എങ്ങനെയാ പ്രദക്ഷിണം വെക്കണമെന്ന് പറയാന്നറിയോ പൂർണ്ണ ഗർഭിണി ഒരു കുടത്തിൽ നിറച്ച വെള്ളവുമായിട്ട് ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാതെ ആ കുടവും പിടിച്ചുകൊണ്ട് നടക്കുന്നത് എങ്ങനെയാണോ അപ്രകാരമാണ് അമ്പലത്തില് മൂന്നോ ഏഴോ പ്രദക്ഷിണം വെക്കേണ്ടത് എന്ന് പറയാറുണ്ട് അതായത് ഒന്ന് ജർക്ക് ചെയ്താൽ കുടത്തിൽ വെള്ളം പോയി അങ്ങനെയാണ് പോവേണ്ടതെന്നാണ് കമ്പാരിസൺ ഇവിടെയും ലഗ്നത്തില് ശനിയുള്ള എൻ്റെ മകന് എന്താ ചെയ്യ ഇയാൾ എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ ഒത്തിരി സമയമെടുക്കും തഹസീൽദാരുടെ ഓഫീസിൽ പോയാൽ തഹസീൽദാർ പറയും നിങ്ങൾക്ക് ഇത്ര ക്ഷമയോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല കാരണം ഇയാൾക്ക് ക്ഷമയുള്ളത് കൊണ്ടല്ല ഇയാളുടെ ലഗ്നത്തിൽ ശനിയുള്ളത് കൊണ്ടാണ് അപ്പോൾ അയാളുടെ സ്വഭാവം രണ്ടിലാണ് ഇയാളുടെ ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ഭംഗിയായിട്ട് പറയാൻ സാധിക്കും ഇയാള് സ്ത്രീകൾ സംസാരിക്കുന്ന മാതിരിയാണ് സംസാരിക്ക അതേ രണ്ടിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ കട്ട്രോട്ട് ജീവ സോപ്പ് തേച്ച് കുളിച്ചാൽ പോലും ഇരുപത്തേഴ് പ്രാവശ്യം കുളിച്ച എഫക്റ്റ് കിട്ടിയാലും പോകാത്ത ഒരു സംസാരമായിരിക്കും രണ്ടില് ചൊവ്വയുണ്ടെങ്കിൽ രണ്ടില് ബുധനുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ നിങ്ങളെ ജ്യോതിഷം പഠിപ്പിക്കുകയാണെന്ന് ധരിക്കരുത് ഈ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആ രണ്ടിൽ ബുധനുണ്ടെങ്കിൽ സ്വന്തം അച്ഛൻ മകനോട് പറഞ്ഞു എന്ന് വിചാരിക്കാം മോനെ നീ ഒരു കാര്യം ചെയ്യണം അമ്മാവൻ K S R T C bus സ്റ്റാൻഡിൽ നിപ്പുണ്ട് നീ പോയിട്ട് സ്കൂട്ടർ എടുത്ത് അമ്മാവനെ K S R T C bus സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുവരണം എന്ന് മകനോട് പറഞ്ഞാൽ മകൻ പറയും ഞാൻ പോയി കൊണ്ടുവരാം എനിക്ക് എന്ത് തരും അവിടെ ബിസിനസ് ആംഗിളാണ് ഞാൻ പോയിട്ട് കൊണ്ടുവരാം അമ്മാവനെ പക്ഷെ എനിക്കെന്ത് പ്രയോജനം ഇങ്ങനെ പറയുന്നത് അയാളെ വളർത്തിയതിന്റെ കുഴപ്പമല്ല ഇൻട്രൻസിക് ഇൻഹറന്റ് ക്വാളിറ്റി ഇത് ആരുണ്ടാക്കി എനിക്കറിഞ്ഞൂടാ പക്ഷെ വരാഹമിഹിരാചാര്യൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇന്നും നമുക്ക് കുറെ അധികം അതിന് ക്രെഡിറ്റ് കൊടുത്ത് നന്മകൾ സ്വീകരിക്കുക എല്ലാം സ്വീകരിക്കണ്ട നന്മകൾ സ്വീകരിക്ക അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകൻ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൻ ഭാര്യയായി ഭാര്യയുടെ വീട്ടുകാരായി എന്താ സംഭവിച്ചതെന്നറിയാവോ ഇയാളുടെ ലഗ്നാധിപൻ എഴുതിച്ചെന്ന് നിൽക്കുക പിന്നെ ഇങ്ങോട്ട് വരില്ല അതൊന്ന് നേരത്തെ തന്നെ അമ്മയോട് പറയാ മകന്റെ കല്യാണം കഴിഞ്ഞാൽ അമ്മയുമായിട്ടുള്ള ബന്ധം വളരെ കുറയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കപ്പലണ്ടി മാതിരിയും കല്യാണം കഴിച്ചതിന് ശേഷം കപ്പലണ്ടി തോട് മാതിരിയുമായിരിക്കും സിമ്പിൾ എക്സാമ്പിൾ വേറെ ഒന്നും പറയണ്ട ഇതൊന്ന് നേരത്തെ പറഞ്ഞു കൊടുക്കാം വേറൊന്നിനല്ല അമ്മ പറയോ എന്തൊരു ആ സ്ത്രീയാണ് ഇതിന് മുഴുവനും അവരാണ് കൈവിഷം കൊടുത്ത് ആ പെണ്ണിനെ അന്ന് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാണ് അവൾ അങ്ങനെ അത് അവരുടെ കുറ്റമല്ല സംഭവിച്ചത് ഇയാളുടെ ഇൻട്രൻസിക് ഇൻഹറൻ വീണ്ടും ഞാൻ നിങ്ങളോട് ഒരു പോയിന്റ് പറയാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട വിവരണങ്ങളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ലഭിക്കാൻ ഒരു കമ്പ്യൂട്ടറിലോ മോഡേൺ സയൻസിലോ മോഡേൺ സൈക്കോളജിക്കോ ഒരു ഉത്തരം പോലും തരാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റില് പരിപൂർണമായിട്ടും ക്രെഡിറ്റബിൾ ആൻഡ് ക്രെഡിബിൾ ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്ന വരികൾ ഇവിടെ ഉണ്ട് അവിടെ പ്രത്യേകത അതാണ് മംഗലാപുരത്ത് ഒരു മാസം മുമ്പ് ഒരു പ്രഭാഷണത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രഭാഷണത്തിന് പോയി അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രശാന്ത ഷേണായി എന്ന പയ്യനാണ് പ്രശാന്ത് ഷേണായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ വെറുതെ ഞാൻ ചോദിച്ചു ഭാര്യയുടെ അഞ്ചാം ഭാവത്തില് രാഹു ഉണ്ടല്ലേ അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത് അല്ലേ വേറൊന്നിനും ചോദിച്ചില്ല പക്ഷെ മൂന്നാലഞ്ച് അബോർഷൻ കഴിഞ്ഞു പിന്നെ ആ മനുഷ്യൻ ഒന്നും വേണ്ടിയിട്ടില്ല ഒരു അക്ഷരാർത്ഥത്തിൽ ഷോക്ക് അടിച്ച മാതിരി നിൽക്കാൻ അത് വസ്തുതയായിരുന്നു ഇത് ഏത് ഡോക്ടറുടെ അടുത്ത് ചെന്നാലും എക്സ്പ്ലനേഷൻ കിട്ടില്ല പക്ഷെ ഇവിടെ ഒരു ചെറിയ അറിവിന്റെ സ്രോതസ്സുണ്ട് അതിന് എന്താ സൊല്യൂഷൻ സൊല്യൂഷൻ ഈ അഞ്ചില് രാഹു അബോർഷൻ അഞ്ചില് ശനി കുട്ടി കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്ത്രീ അങ്ങനെയുള്ള പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ അഞ്ചാം ഭാവം രണ്ടുപേരുടെയും തറോ ആയിട്ട് ഒരമണിക്കൂർ ഒന്ന് ചെക്ക് ചെയ്യാം വ്യക്തികളല്ല ജാതകത്തെ ചെക്ക് ചെയ്താൽ എക്സാമിൻ ചെയ്താൽ ഇത് രണ്ടു പേരോടും അറിയിക്കാൻ സാധിക്കും എന്താ അറിയിക്ക നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു ചിലപ്പോ ജാതകം ഗണിച്ചതിൽ തെറ്റുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിലൂടെ പോവാം അഞ്ച് ജാതകം കുട്ടിക്ക് ചേർന്നിട്ടുണ്ട് അതിൽ ഇതാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു ഓപ്ഷൻ മുമ്പിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കത് പ്രയോഗിക്കാൻ സാധിക്കും പെൺകുട്ടിയുടെ സ്വഭാവം ഭാവി ജീവിതത്തിലെ കുടുംബത്തിന്റെ ബന്ധം ചില ചില കാര്യങ്ങൾ പന്ത്രണ്ടാം ഭാവാധിപൻ പതിനൊന്നില് ഇരിക്കുന്ന വരനാണ് എങ്കിൽ വരൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യന് പന്ത്രണ്ടിലെ ഭാവാധിപൻ പതിനൊന്നിലിരിക്കുന്നു ഉറപ്പാണ് ഈ മനുഷ്യൻ പത്ത് പൈസ ചെലവാക്കില്ല ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിലും പറയും ജപ്പാൻകാർ ഹൈഡ്രോ തെറാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് വാട്ടർ തെറാപ്പി വെറുതെ വെള്ളം കുടിച്ചാൽ മതി ഡോക്ടറുടെ അടുത്തേക്ക് ഒന്നും പോവണ്ട ജപ്പാൻകാർ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതാണ് ബെസ്റ്റ് കാരണം ഡോക്ടറുടെ അടുത്തേക്ക് പോയ പൈസ കൊടുക്കണേ പന്ത്രണ്ട് പതിനൊന്നില് അത് കുഴപ്പമില്ല ഭാര്യയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഭർത്താവിന് അഡ്ജസ്റ്റ് ചെയ്യാം തിരിച്ചു സംഭവിച്ചു എന്ന് വിചാരിക്കാം ഒരാളുടെ പന്ത്രണ്ട് പതിനൊന്നില് മറ്റേ ആളുടെ പതിനൊന്ന് പന്ത്രണ്ടില് അപ്പൊ എന്താ സംഭവിക്കാം ഒരു സംശയമില്ല വിവാഹം കഴിഞ്ഞ ഏഴാമത്തെ ദിവസം കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞതുപോലെ ആ വീട് പൊട്ടാതിരിക്കില്ല ഡോക്ടറിൽ നിന്ന് ഉത്തരം കിട്ടില്ല പക്ഷെ ഇവിടെ നമുക്ക് ഒരു ലോജിക്ക് ഇതിനൊന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ രണ്ടുപേരെയും വിളിച്ചൊന്ന് അറിയിക്ക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ നമ്മൾ പറയാറില്ലേ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഫെഡറൽ ബാങ്കിന്റെ സഹായത്താല് ക്യാൻസർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ക്യൂ നിൽക്കാണ് ക്യൂവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓങ്കോളജിസ്റ്റ് പറയാണ് നിങ്ങൾ ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നത് റിസ്ക് ആണ് ആ സിഗരറ്റ് ഇനിയും വലിച്ചാൽ ലങ്സ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അയാൾ തിരിച്ചു പറയുകയാണെന്ന് വിചാരിക്കാം എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ സിഗരറ്റ് വലിച്ചു ഒരു പ്രശ്നം അച്ഛൻ ഉണ്ടായില്ലല്ലോ അപ്പൊ എന്താ ഓങ്കോളജിസ്റ്റ് പറയാ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മരിച്ചതിന് ശേഷവും വലിക്കണം ഇപ്പൊ നിർത്തണ്ട കണ്ടിന്യൂ ചെയ്യാം അവിടെ ചോദ്യത്തിനുള്ള ഉത്തരല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ ആഗ്രഹിക്കുന്നത് ആൾട്ടർനേറ്റീവ് പാത്വേ ആ പാത്വേ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക ചിലപ്പോ ചില വീടുകളിൽ പോകുമ്പോ അവര് പറയാറുണ്ട് എന്നെ ഭർത്താവ് തീരെ നോക്കുന്നില്ല എന്തെങ്കിലും സാർ ഒരു ഉപദേശം ചെയ്യണം കുഴപ്പമില്ല ജാതകം കിട്ടിക്ക് ഞാൻ ജാതകം നോക്കുന്നു എന്നല്ല പറഞ്ഞത് അവിടെ നോക്കിയാൽ അറിയാം ശുക്രൻ പന്ത്രണ്ടിലുണ്ടാവും അയാളുടെ അത് നീചനായിട്ട് എങ്ങാനും ഉണ്ടെങ്കിൽ ഈ ഭാര്യയുടെ അടുത്ത് പറയും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഫേവർ എന്ന് പറയുന്നത് നീ ഉണ്ടാക്കുന്ന സാമ്പാറും ചോറും കഴിക്കുന്നു എന്നുള്ളത് മാത്രം ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഫേവറ് ഭാര്യ ഉണ്ടാക്കുന്ന ചോറും കറിയും കഴിക്കുന്നു അതിനേക്കാളും കൂടുതൽ ഞാൻ ഒന്നും ചെയ്യില്ല കാരണം ഇയാളുടെ ശുക്രൻ എന്ന് പറയുന്നത് പന്ത്രണ്ടിലെ വ്യയ അധിപനിലിരിക്കുന്നു ഇനി എന്താ സൊല്യൂഷൻ ഇയാളോട് വിളിച്ചു പറയുക നിങ്ങളുടെ ഈ സ്വഭാവത്തിന് കാരണം ജ്യോതിഷ ഡോക്ടർമാർക്ക് പല അഭിപ്രായമുണ്ട് സൈക്കോളജിസ്റ്റ് പല അഭിപ്രായമുണ്ട് അതെല്ലാം ശരിയാണ് മറ്റൊരു അഭിപ്രായം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ രാശിചക്രത്തിൽ വിവാഹ ജീവിതത്തിന് ആധാരമായി വർത്തിക്കേണ്ട ഈ ശുക്രൻ പന്ത്രണ്ട് വ്യയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകൂ സിമ്പിളാണ് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാകൂ നിങ്ങൾ അറിയണം നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് അത് അറിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എനിക്ക് ജന്മനാൽ ചില കുറവുകളുണ്ട് അത് ഞാൻ വെറുതെ അങ്ങ് ജീവിച്ചാൽ പോരാ ഒന്ന് റാഷണലി അനലൈസ് ചെയ്ത് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം അതായത് നിങ്ങൾക്ക് കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുത്ത ആ കുറവിന്റെ കാരണം ഇതാണെന്ന് ബോധ്യപ്പെടുത്ത ആ കാരണം നിങ്ങൾ മാറ്റണമെന്ന് അറിയിക്കാം ഏതുപോലെ ചിലപ്പോ പണ്ട് ലെപ്രസി വന്നവർക്ക് കുഷ്ഠരോഗം വരുന്നവർക്ക് ഒരു ട്രീറ്റ്മെന്റ് പതിവുണ്ട് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് അല്ല പണ്ടത്തെ അവരെന്താ ചെയ്യാ അവരോട് പറയും ഇന്ന വീട്ടിൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട് ആ ചിക്കൻ ബോക്സ് വന്ന വീട്ടില് നീ പോയിട്ട് മൂന്നാലഞ്ച് ദിവസം കിടക്കണം അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് അപ്പൊ ഇയാൾക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ ശരി ഞാൻ പോയി കിടക്കാം ഇയാൾക്ക് ലെപ്രസി ഉണ്ടാവും അയാൾ അവിടെ ചെന്ന് കിടക്കും ആ രോഗി സ്പർശിച്ച സ്ഥലത്തൊക്കെ ഇയാൾ അറിയാതെ സ്പർശിക്കും ഏഴെട്ട് ദിവസം കഴിയുമ്പോൾ ലെപ്രസി പേഷ്യന്റിന് ചിക്കൻ ബോക്സ് വരും ഇയാൾക്ക് ചിക്കൻ ബോക്സ് വരുത്താനാണ് ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എന്താ സംഭവിക്കുക ലെപ്രസി ഉണ്ടാക്കുന്നത് ബാക്ടീരിയയാണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വൈറസ് ആണ് ലെപ്രസി ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന വൈറസ് ഈ വൈറസ് ലെപ്രസി ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കകത്തേക്കും കയറും ശരീരത്തിലെ ശല്യ കയറും ലെപ്രസി ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കകത്തും കയറും ബാക്ടീരിയക്കകത്ത് കയറിയാൽ ബാക്ടീരിയയും ചത്തുപോകും ഇയാളുടെ അസുഖം പോവുകയും ചെയ്യും അപ്പൊ എന്താ പറ്റിയ ഒരു രോഗം മാറ്റാൻ മറ്റൊരു രോഗത്തിന്റെ അണുവിനെ അകത്തേക്ക് കയറ്റിവിട്ട് രണ്ട് രോഗവും ഒരുമിച്ച് അങ്ങോട്ട് മാറാനുള്ള അവസരം ഉണ്ടാക്കാം യഥാർത്ഥത്തിൽ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചെന്ന് പ്രശ്നം വെക്കും പ്രശ്നം വെക്കുമ്പോൾ പറയും നിങ്ങൾക്ക് മൂന്ന് ബാധ കൂടിയിട്ടുണ്ട് ഏതാണ് മൂന്ന് ബാധ ഇടതുപക്ഷവും വലതുപക്ഷവും ഉള്ള ബാധയൊന്നുമല്ല സിമ്പിൾ ബാധ കൂടിയിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിന് ഒരു തോന്നലാണ് എന്റെ രോഗത്തിന് കാരണം ഈ ബാധ കൂടിയതാണ് അപ്പൊ രോഗത്തിന് കാരണം മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടത് ഈ കാരണത്തെ ഇല്ലാണ്ടാക്ക ഇന്ന് വരെയും അയാളുടെ പ്രോബ്ലം കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ എന്തൊക്കെയോ ഉണ്ട് ആ എന്തൊക്കെയോ ഉള്ള രോഗത്തെ കാരണം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഈ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖവും ഈ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അപ്പൊ അയാൾ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിശ്വാസമായല്ലോ ഇല്ലേ നിങ്ങൾക്ക് ഈ ബാധ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമാണ് ഉറപ്പിച്ച് വിശ്വാസമായോ ബാധയുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വാസമായി ഇനി എന്താ ചെയ്യണ്ടേ ബാധയെ മാറ്റുക ബാധയെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം പോയി അപ്പൊ കാര്യത്തിന് കാരണമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കാരണത്തെ മാറ്റി നിങ്ങൾ ഒരു സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നീ ആരെയും കൊല്ലുന്നില്ല നീയും വധിക്കപ്പെടുന്നില്ല ഇതെല്ലാം പ്രകൃതി നിയമം അനുസരിച്ച് ധർമ്മ സംരക്ഷണത്തിന് പ്രകൃതി എടുത്ത ആ ചവിട്ടുപടികളുടെ സ്റ്റെപ്പിലൂടെ നീ കടന്നുകൊണ്ട് പോവാണ് അപ്പൊ അർജുനന്റെ മനസ്സിലെ അകത്തുണ്ടായിരുന്ന ഒരു ചെറു വലിയ സംശയം ആ സംശയത്തെ പൂർണ്ണമായിട്ട് ദൂരീകരിക്കാൻ ജസ്റ്റിഫിക്കേഷൻ കൃഷ്ണന് കൊടുക്കാൻ സാധിച്ചതുപോലെ ഈ വ്യക്തിയോട് പറയാണ് നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങളുടെ ബന്ധം ശരിയാകാതിരിക്കാൻ ഒരു കാരണം ഈ ജാതകത്തിൽ പൊസിഷനാണ് അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞതുപോലെ അവയർനെസ്സോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചേ മതിയാകൂ കാരണം കണ്ടുപിടിച്ചു കാരണം മാറ്റണമെന്നറിയിച്ചു ഇവിടെ നമുക്ക് ഗംഭീരമായിട്ട് ജ്യോതിഷത്തിന്റെ ആപ്ലിക്കേഷൻ അറിയാൻ സാധിക്കും ഇനി ജ്യോതിഷത്തെ കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ പറയാറുള്ളത് ഇത് ശാസ്ത്രമാണോ ഈ ഒരു പോയിന്റ് ഭംഗിയായിട്ട് ഓർത്തിരിക്കണം ശാസ്ത്രം എന്ന വാക്ക് സയൻസ് എന്നുള്ള വാക്കിന് ഈക്വലന്റ് അല്ല കുറച്ചു മുമ്പ് ആത്യഗംഭീരമായിട്ട് ഭാവങ്ങളും നാട്യവും കാണിച്ചവര് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടായി ഭരതമുനിയുടെ നാട്യ ശാസ്ത്രം ശാസ്ത്രം അത് ശാസ്ത്രം എന്നായിരുന്നു പറഞ്ഞത് ചാണക്യന്റെ അർത്ഥ ശാസ്ത്രം പിങ്കളാചാര്യന്റെ ശാസ്ത്രം ബൗദ്ധായനന്റെ കൽപ്പശാസ്ത്രം നാല് സ്ഥലത്തും ശാസ്ത്രം എന്ന വാക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് സയൻസ് അല്ല ഇന്നത്തെ വാക്കനുസരിച്ചിട്ടുള്ള സയൻസ് അല്ല എന്താ ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതം അറിയാവുന്നവർ ഇതിനകത്ത് ധാരാളം പേരുണ്ട് എങ്കിലും ശാസ്ത്ര ഏതൊന്നാണോ നിങ്ങളെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് ഗൈഡൻസ് തരുന്നത് കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട വഴി പറഞ്ഞു തരുന്നത് അതാണ് ശാസ്ത്രം അത് സയൻസ് അല്ല സയൻസ് എന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന ഭൂപടത്തില് ഒരു ചെറിയ പാർട്ട് മാത്രം സയൻസ് ശാസ്ത്രത്തിനകത്തെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ജ്യോതിഷം സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ജ്യോതിഷത്തിന്റെ ആദ്യ ഭാഗം പ്യുവർ എസ്ട്രോണമി സയൻസ് ആണ് രണ്ടാം ഭാഗം പ്യുവർ മാത്തമാറ്റിക്സ് സയൻസ് ആണ് മൂന്നാമത്തെ ഭാഗം പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല ശാസ്ത്രമാണ് സയൻസ് അല്ല ശാസ്ത്രമാണ് അസ്ട്രോണമി ഭൂമി ഉരുണ്ടതാണെന്നും അതിന്റെ ഡയമീറ്റർ ആയിരത്തൻപത് യോജനയാണെന്നും ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത് അൻപത്തൊൻപത് മിനിറ്റ് എട്ട് സെക്കൻഡ് പത്ത് ഡെസി സെക്കൻഡ് പതിമൂന്ന് മൈക്രോ സെക്കൻഡ് വേഗതയിലാണെന്നും ഭൂമിയുടെ ചെരിവ് ഇരുപത്തിനാല് ഡിഗ്രിയാണെന്നും ഇതില് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നത് ജനുവരി മൂന്നാം തീയതി ആണെന്നും ഭൂമിയും സൂര്യനും ഏറ്റവും അകലത്തിൽ വരുന്നത് ജൂലൈ മൂന്നാം തീയതി ആണെന്നും അതില് അപ്പോജിയും പെരീജിയും നീചവും ഉച്ചവും ഉണ്ടെന്നും ഈ ഭൂമി കറങ്ങുന്നത് എലിപ്റ്റിക്കൽ വഴിയിലൂടെയാണെന്നും അപ്പോജിയും പെരീജിയും നൂറ്റൻപത് ഡിഗ്രി ഓപ്പോസിറ്റ് ആണെന്നും ആ സർക്കിളിന്റെ ആരംഭം മേഷ സംക്രാന്തി എന്ന കറക്റ്റ് പോയിന്റ് ആണെന്നും അവിടെ നിന്ന് എഴുപത്തെട്ടാമത്തെ ഡിഗ്രിയാണ് ദ്വിരാശി അഷ്ടാദശ ഭാഗ അവിടെയാണ് ഈ അപ്പോജി ഇരിക്കുന്നതെന്നും പറയുന്ന ഭാരതീയ അസ്ട്രോണമി അവിതർക്കിതമാംവിധം ultra modern science ultra modern science അവിടെ യാതൊരു സംശയമില്ല അതിനകത്ത് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഭൂമി പരന്നതാണെന്ന് ഭാരതീയർ വിശ്വസിച്ചിട്ടില്ല മൃജലശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത മണ്ണ ജലം വായു അഗ്നി അടങ്ങിയ ഭൂഗോളം സർവതോ വൃത്ത ഏതു പ്രകാരത്തിൽ നോക്കിയാലും വൃത്താകാരത്തിലാണ് അതിൽ മേടരാശി ഇടവരാശി മിഥുനരാശി എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി മുപ്പത് ഡിഗ്രി വീതം വെച്ച് സൂര്യൻ ഉദിക്കുന്ന കറക്റ്റ് ലാറ്റിറ്റ്യൂഡ് എടുത്തിട്ടാണ് ലഗ്നം എടുത്തിരിക്കുന്നത് ഇതെല്ലാം മോഡേൺ സയൻസിൽ ഈക്വലന്റ് വാക്കുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ജ്യോതിഷത്തിന്റെ ആദ്യത്തെ ഭാഗം പ്യുവർ സയൻസ് രണ്ടാമത്തെ ഭാഗം സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും ഓരോ ഡിഗ്രി അറുപത് സെക്കൻഡ് ഓരോ സെക്കൻഡ് ഓരോ ഡിഗ്രി അറുപത് മിനിറ്റ് ഓരോ മിനിറ്റ് അറുപത് സെക്കൻഡ് ഓരോ സെക്കൻഡ് ഇത്രയും ഡെസി സെക്കൻഡ് എന്ന് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് അതിന്റെ സൈൻ വാല്യൂവും കോസ് വാല്യൂവും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ചവരാണ് ഭാരതീയര് ആ പുസ്തകം ഇന്നും അവൈലബിൾ ആണ് ഒരു സംശയം ആ books readily is available for you even today ഒന്നും ഭൂമണ്ഡലത്തിൽ നിന്ന് പോയിട്ടില്ല ലാസ്റ്റ് പാർട്ട് പ്രഡിക്ഷൻ പാർട്ട് ഇത് ഇവരെങ്ങനെയാ കണ്ടുപിടിച്ചത് അറിഞ്ഞുകൂടാ ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു നാലാം ഭാവത്തില് ഒരാൾക്ക് ചൊവ്വയുണ്ടെങ്കില് അത് പതിനൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കില് ഇയാൾ ഒരു വണ്ടി മേടിക്കും അത് ഉറപ്പാ ആ പതിനൊന്നും എട്ടും അല്ല ആ ചൊവ്വയും എട്ടും പന്ത്രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കില് ആ വാഹനത്തില് ഇയാൾക്ക് ആക്സിഡന്റായി ആശുപത്രിയിൽ കിടക്കാനുള്ള യോഗമുണ്ട് വേറൊന്നും പേടിക്കണ്ട ഒറ്റ വരി പറഞ്ഞാ മതി ഓടിക്കുമ്പോ ലിക്കറടിച്ച് ഓടിക്കരുത് അർദ്ധരാത്രി കഴിഞ്ഞ് ഓടിക്കാൻ പോകണ്ട വണ്ടി കാരണം നിങ്ങളുടെ ജാതകത്തില് ഇങ്ങനൊരു ചെറിയ സംശയമുണ്ട് അത് ശരിയാണെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം അപ്പോൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മൊത്തം അയാളെ നിങ്ങൾ ഭയപ്പെടുത്തിയല്ലേ സാറേ ഇത് ശരിയാണോ ഇത് ശരിയാണ് ക്യാൻസർ വരുമെന്നൊരു ഡോക്ടർ പറയുമ്പോൾ ഭയപ്പെടുത്തുകയല്ലേ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചസാര കഴിയുമെങ്കിൽ കുറയ്ക്കണം കുറയ്ക്കാൻ തീരെ പറ്റില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് നിർത്തണം എന്ന് പറയുന്നവരുണ്ടേ ഡോക്ടർമാര് അതെന്താ സാർ പഞ്ചസാര കുറയ്ക്കേണ്ടത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഡയബറ്റിക്സ് പീക്കിലാ നിൽക്കുന്നത് അത് കേട്ട അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ മരിച്ചു പോകുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഡോക്ടറും പറയാറുണ്ട് നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്റെ ജ്യേഷ്ഠന് ഗ്ലൂക്കോസ് ടോളറൻസ് ലിമിറ്റ് എന്ന് എല്ലാവർക്കും പറയുന്നത് ഇവിടെ ഡോക്ടർമാരുണ്ടാവും നൂറ്റി എൺപതാണ് glucose tolerance limit G T L എന്റെ ചേട്ടന് നാനൂറ്റി പതിനാറാ ഞാൻ വിചാരിച്ചാറുണ്ട് ചേട്ടൻ എങ്ങനെയാ ജീവിച്ചു പോകുന്നത് ചേട്ടൻ പറയാം അതൊന്നും സാരമില്ല എന്റെ കൂട്ടത്തിലാണ് അഞ്ഞൂറായിട്ടുണ്ട് ചില പ്രാവശ്യം അപ്പോ ഇത് കണ്ടതൊരു ഡോക്ടർ ഇത് എടുത്തു നോക്കിയാ പറയും നാനൂറ്റി പതിനാറ് ഗ്ലൂക്കോസോ അപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലേ ഏയ് ഞാൻ ഇപ്പോഴും അതേപോലെ ഇരിക്കുക നിങ്ങൾ പായസം കഴിക്കാറുണ്ടോ ഇല്ലാത്ത സമയത്ത് മാത്രം കഴിക്കും പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കാറുണ്ടോ ഹോട്ടലിൽ പോകുമ്പോൾ മാത്രം ചായ പഞ്ചസാര ഇട്ട് കുടിക്കും അപ്പൊ നിങ്ങൾ ഹോട്ടലിലേക്ക് എത്ര പ്രാവശ്യം പോകാറുണ്ട് വീട്ടിൽ നിന്ന് ചായ കുടിക്കാറില്ല ഹോട്ടലിൽ നിന്നേ കുടിക്കാറുള്ളൂ അതിന്റെ അർത്ഥം മൊത്തം പഞ്ചസാരയാണ് എന്നിട്ട് എന്നിട്ട് എന്തോന്ന് ചത്തട്ടില്ല അത് തന്നെ എങ്ങനെ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യുക സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത സാധിക്കാത്ത അന്ധവിശ്വാസമാണോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാണ് ആദ്യ ഗംഭീരമായിട്ട് വരാം രാജരാജ്യൻ കൊണ്ടുവന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ ഈ അറിവില്ലായ്മ എല്ലാ ശാസ്ത്രത്തിനുമുണ്ട് അറിവില്ലായ്മ എല്ലാ ശാസ്ത്രത്തിനുമുണ്ട് നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്താൽ ആദ്യം വരുന്നത് യാഹു ആണ് നിങ്ങളുടെ യാഹു യാഹുവിന്റെ വലതേ സൈഡ് നോക്കിയാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും the problems created by Katrina and then the problems created by Rita and then the problems created by Stan and now the problems created by Wilma എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ ഹാർഡാകും മൊത്തം മഴയായിരിക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരത്ത് മഴ പെയ്തിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും പെയ്തിട്ടില്ല മഴ ചില സ്ഥലത്ത് ആയിട്ട് ചില സ്ഥലത്ത് പെയ്തിട്ടുണ്ട് എല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യ എന്ത് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഈ ഹറിക്കെയിൻ അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ടോർണാഡോ ഉണ്ടായത് എന്തുകൊണ്ടാണ് കൃത്യം ഇടവപ്പാതിക്ക് മഴ തുടങ്ങുന്നു എന്തുകൊണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ ദിവസം ഈ പ്രദേശങ്ങളിൽ വരുന്നു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ കിഴക്ക് തെക്കേ മൂലയ്ക്ക് വരുമ്പോൾ മൺസൂൺ വരും കിഴക്ക് തെക്കേ മൂല എന്നൊരു മൂല സോളാർ സിസ്റ്റത്തിൽ ഇല്ലല്ലോ ഈ കിഴക്കും തെക്കും പടിഞ്ഞാറും ആർബിട്രറിലി ഫിക്സ് ചെയ്ത ഡയറക്ഷൻ അല്ലേ അത് ഭൂമിക്കകത്ത് നിൽക്കുമ്പോഴല്ലേ അതൊക്കെ ഉള്ളൂ എവിടെ പ്രപഞ്ചത്തിൽ ആർബിട്രറിലി ഫിക്സ് ചെയ്ത കിഴക്കും പടിഞ്ഞാറും ഉള്ളത് ഈ ചോദ്യം ചോദിച്ചു ഞാൻ എന്താ ഉത്തരം പറയാ നാലു മണിയായി എൻ്റെ ബസ് വരാനുള്ള സമയമായി ഞാൻ പോവുകയാണ് സാറ് സാറിൻ്റെ അടുത്ത് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും മോഡേൺ സയൻസിനെ താഴ്ത്തി കെട്ടി പറഞ്ഞതല്ല എത്ര അധികം നോക്കിയാലും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോഡേൺ സയൻസിന് പലതും ഉത്തരം പറയാൻ സാധിക്കില്ല മോഡേൺ സയൻസ് പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങളും പലതും ശരിയല്ല ഇന്ന് എത്രയെത്ര രോഗങ്ങൾക്ക് കൊടുത്ത മരുന്നുകളാണ് ആ രോഗങ്ങൾക്ക് പ്രയോജനമില്ലാത്ത മരുന്നാണെന്ന് തെളിയിച്ചിരിക്കുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായാലും പണ്ട് ഈ രോഗത്തിന് കൊടുത്തിരിക്കുന്ന മരുന്നുകൾ അതൊന്നും ആ രോഗത്തിന് ചികിത്സിക്കാൻ പറ്റിയ മരുന്നുകളല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോ അപ്പോ ആ മരുന്ന് കൊണ്ട് എന്താ ആ രോഗം മാറിയത് കഴിച്ച രോഗിയുടെ തലവിധി അതുകൊണ്ട് മാറിയതാ കൊടുത്ത ഡോക്ടറുടെ തലവിധിയും കൈപ്പുണ്യമല്ല അയാള് ഇത് കഴിച്ചാൽ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ച് അയാൾ കഴിച്ചു ആ വിശ്വാസം കൊണ്ട് അയാളുടെ രോഗം പോയി അങ്ങനെയും ഉണ്ട് ധാരാളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ പന്നിയിൽ ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ആന്റിബയോട്ടിക് മനുഷ്യനിൽ ടെസ്റ്റ് നടത്തുക തൊണ്ണൂറ്റേഴിൽ കണ്ടുപിടിച്ചു പന്നിയുടെ ശരീരത്തിനകത്ത് ഏത് ആന്റിബയോട്ടിക് ഇഞ്ചക്ട് ചെയ്താലും പന്നിക്ക് ഒരു വിഷമവും ഇല്ല അപ്പൊ പന്നിക്ക് ഒരു വിഷമവും ഇല്ലാത്ത ആന്റിബയോട്ടിക് പന്നിയിൽ റിയാക്ട് ചെയ്തോ ആക്ട് ചെയ്തോ എന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുക മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം എന്താ പന്നിക്ക് ഈ ആന്റിബയോട്ടിക് കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായോ ആ എനിക്കറിഞ്ഞൂടാ പിന്നെ മനുഷ്യൻ ഇഞ്ചക്ട് ചെയ്തത് പന്നി ചത്തില്ല അതുകൊണ്ട് സാറും ചാവില്ലെന്ന് വിചാരിച്ചു എന്തോ ഭാഗ്യത്തിന് ചത്തില്ല ചത്താൽ ആന്റിബയോട്ടിക്കിന്റെ റിയാക്ഷൻ ഒരിക്കലും ഞാൻ താഴ്ത്തിക്കെട്ടി സീരിയസ് സബ്ജക്റ്റിൽ ഒരു തമാശ പറഞ്ഞതല്ല ശാസ്ത്രത്തിന് എത്താൻ പറ്റാത്ത അനവധി ഏരിയ ഉണ്ട് ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾ മന്ത്രങ്ങൾ മുഴുവനും അന്ധവിശ്വാസവും ദുരാചാരവുമാണെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് മന്ത്രങ്ങൾ ആലപിക്കുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും തലച്ചോറിനകത്ത് അസാധാരണമാം വിധം ക്യുറേറ്റീവ് കെമിക്കലുകൾ ഉണ്ടാക്കുമെന്ന് ശാസ്ത്രം പ്രൂവ് ചെയ്തപ്പോൾ ഈ മന്ത്രത്തിനെതിരെ വിരൽ ചൂണ്ടിയവർക്ക് അബദ്ധം മനസ്സിലായി യോഗ ഇവിടുത്തെ ചില മൂരാച്ചി വർഗീയ ഫാസിസ്റ്റ് മരട് കുണ്ടന്നൂര് സന്യാസിമാര് ഹിമാലയത്തിൽ ചെന്ന് പിച്ചാടനം നേടിയിട്ട് തട്ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യോഗ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് യോഗ ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു മൾട്ടിനാഷണൽ കമ്പനി അമേരിക്കയിൽ ഇല്ല എല്ലാ സ്കൂളിലും സിലബസിന്റെ ഭാഗമാണ് യോഗ എന്തുകൊണ്ട് അവരെ സ്വീകരിച്ചു ഇത് ദുരാചാരവും അന്ധവിശ്വാസവുമാണെന്ന് പറഞ്ഞ യോഗ ഇന്ന് നേരെ സയൻസായി മാറി പ്രാണായാമം അബ്നോർമൽ ആണെന്നും അതിന് യാതൊരു അർത്ഥവുമില്ലെന്നും ശ്വാസവേഗത നിയന്ത്രിക്കുന്നതും അത് അതും ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ പല പുരോഗമനവാദികളും യുക്തിവാദികളും എന്ന് പറയുന്നവര് ഇന്ന് സ്പേസ് ഷട്ടിലിൽ പോയവരെ തിരിച്ചിറങ്ങി മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അഞ്ചു മണിക്കൂർ പ്രാണായാമം കഴിഞ്ഞതിന് ശേഷമേ അവരെ പുറത്തേക്ക് വിടുള്ളൂ വരെ പരിഹരിക്കാൻ സാധിക്കാത്തൊരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചത് ഈ പ്രാണായാമമാണ് മനുഷ്യ ശരീരത്തിന് അസാധാരണമാം വിധം പ്രോട്ടീൻ വേണമെന്നും ആ പ്രോട്ടീൻ കുത്തി നിറച്ചാലേ മനുഷ്യ ശരീരം വളർന്ന് വികസിക്കുള്ളൂ എന്നും പറഞ്ഞ ആധുനിക ശാസ്ത്രം കേരളത്തിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ പുസ്തകങ്ങളിൽ പറഞ്ഞു മീനും ഇറച്ചിയും കഴിച്ചാലേ ആവശ്യത്തിന് ശരീരത്തിന് പ്രോട്ടീൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ശാസ്ത്രം ഇന്ന് തിരിച്ചു പറയുന്നു മനുഷ്യ ശരീരത്തിന് മുപ്പത്തേഴ് ഗ്രാം പ്രോട്ടീൻ മതി ആ പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്ന സസ്യാഹാരത്തിൽ നിന്ന് കിട്ടും കഴിയുന്നതും നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക ഇരുപത് ശതമാനം കോളേജ് വിദ്യാർത്ഥികൾ പെർ ഇയർ അമേരിക്കയിൽ വെജിറ്റേറിയനിസത്തിലേക്ക് പോകുമ്പോൾ വെജിറ്റേറിയനിസം വികസിത രാഷ്ട്രങ്ങളിൽ അഭൂതപൂർവമായിട്ട് ശാസ്ത്രത്തിന്റെ കൂടി പ്രചരിക്കുമ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്ന് ഉപദേശിച്ച അന്നത്തെ ശാസ്ത്രം പുറകോട്ട് പോയി ഭാരതീയരുടെ വെജിറ്റേറിയൻ ഫുഡിലേക്ക് തിരിച്ചു വരുന്ന ഒരു സീൻ യോഗയായാലും അതുപോലെ തന്നെ നമ്മളുടെ സസ്യാഹാരമാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും അതുപോലെ പ്രാണായാമമാണെങ്കിലും അതിനെ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് സയൻസ് വളരുന്നു ഇത്രയും കാലം സയൻസ് വളർന്നിരുന്നില്ല കെമിക്കൽ കൊണ്ട് മാനവരാശിയുടെ സർവ്വവിധത്തിലുള്ള രോഗങ്ങളും ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ചിരുന്നു കെമിക്കൽ കൊണ്ട് മെഡിസിൻ കൊണ്ട് മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറ്റാൻ സാധിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടില് ആദ്യത്തെ വാദം പൊളിഞ്ഞു psychology is an important factor കുറച്ചുകൂടി കഴിഞ്ഞ് ഇന്ന് ആധുനിക ശാസ്ത്രം എവിടെ നിൽക്കുന്നു അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കെമിക്കലാണ് ഇന്ന് മോഡേൺ മെഡിസിൻ ടെലിവിഷൻ എന്ന പേരില് പല പേരുകളില് പല ലേബലുകളില് പല കളറിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കെമിക്കലുകളില് ഒരു കെമിക്കൽ പോലും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തത് ഇല്ല എല്ലാത്തിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ശാസ്ത്രം സോമർ സോൾട്ട് അടിച്ച് തിരിച്ചു വരുന്നു എവിടെയെല്ലാം കെമിക്കലുകൾ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ഒഴിവാക്കാൻ സാധിക്കുമോ അത് ഒഴിവാക്കാം വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ കെമിക്കൽ ലെസ് ട്രീറ്റ്മെന്റ് സ്വീകരിക്കാം chemical less tablet less medicine less treatment ഉപയോഗിക്കാം അപ്പൊ ശാസ്ത്രത്തിന് അബദ്ധം സംഭവിച്ചു ഡോക്ടർ ബി രാമമൂർത്തിയുടെ ഒരു വരി ഞാൻ പറയാം ഭാരതീയമായ ഏത് അറിവുകളും ശാസ്ത്രമാണെന്നല്ല സയൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആധുനിക ശാസ്ത്രം ഇനിയും ഒരു ഇരുപത്തഞ്ചു വർഷം വളരേണ്ടിയിരിക്കുന്നു ആധുനിക ശാസ്ത്രം ഇനിയും ഒരു ഇരുപത്തഞ്ചു വർഷം വളർന്നാലേ ഭാരതീയമായ ചിന്താധാരകള് ശാസ്ത്രീയമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ ജ്യോതിഷത്തിന്റെ കാര്യത്തിലും അത് തന്നെ പക്ഷേ ജർമ്മനി അക്സെപ്റ്റ് ചെയ്തു ഏത് ബാങ്കില് കാഷ്യറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോഴും ജർമ്മനിയില് പതിനൊന്നാം ഭാവാധിപതി പന്ത്രണ്ടിലുണ്ടോ എന്ന് നോക്കിയിട്ടേ അവനെ കാഷ്യർ ആക്കുള്ളൂ അത് ഉറപ്പാ പതിനൊന്നാം ഭാവാധിപതി പന്ത്രണ്ടിലുണ്ടെങ്കിൽ അവൻ കുറച്ചെങ്കിലും കക്കാതിരിക്കില്ല അത് അവന്റെ അച്ഛനമ്മമാരുടെയോ അവന്റെയോ കുഴപ്പമല്ല കുഴപ്പം ജാതകത്തിൻ്റെതാണ് സിമ്പിളാണ് ദേശാടനം എന്ന സിനിമയില് ദേശാടനം എന്ന സിനിമയില് ആ പയ്യനെ സന്യാസിയാക്കുന്നത് ആ സ്വാമി പറയുന്നത് അറിയാലോ തെക്കേ മഠത്തിലെ സ്വാമിയാർ എന്തെന്നാ പറഞ്ഞത് അവന്റെ ജാതകം ഒന്ന് തരിയ യോഗം സന്യാസയോഗം ഉണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം യോഗം ഇല്ല എങ്കിൽ ഇവിടെ വെറുതെ കൊണ്ടിരുത്തിയിട്ട് പ്രയോജനമില്ല സന്യാസയോഗം ഉണ്ടെങ്കിൽ അവൻ ഒരാഴ്ച വരട്ടെ തിരിച്ചവൻ വീട്ടിൽ പോവും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വരാതിരിക്കില്ല ആ സ്വാമിയെയാണ് യുക്തിവാദി ചന്തിക്കടിക്കണം എന്ന് പറഞ്ഞൊരു വരി അതിനകത്ത് കോൺവെർസേഷൻ ഉണ്ട് നല്ല രസമാണ് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാം മക്കളെ പാട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള അച്ഛനമ്മമാര് നേരെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാട്ട് പഠിപ്പിക്കുമ്പോൾ ചിരട്ട നിലത്തൊരച്ച ശബ്ദമാണെങ്കിലും മക്കൾക്ക് പാട്ട് പഠിക്കാൻ യോഗ്യത ഉണ്ടാകണമെങ്കിൽ രണ്ടാം ഭാവത്തിൽ ശുക്രൻ വേണം ശുക്രന്റെ ദൃഷ്ടിയെങ്കിലും ഉണ്ടാകണം രണ്ടാം ഭാവാധിപതി ശുക്രനായാൽ തീർച്ചയാണ് ഒരു സംശയമില്ല ആ കുട്ടിക്ക് പാട്ട് പഠിക്കാൻ യോഗ്യതയുണ്ട് ലഗ്നത്തില് ഉണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ശരീരം ഭരതനാട്യം പഠിക്കാനും മോഹിനിയാട്ടത്തിനും ഒക്കെ കുറേയൊക്കെ യോഗ്യതയുണ്ടാകും പത്താം ഭാവത്തിൽ ഉണ്ടെങ്കിൽ ജോലി കള്ള് ഷോപ്പിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അത് ചെറിയ കള്ള് ഷോപ്പിലാണോ മുകളിലത്തെ കള്ള് ഷോപ്പിലാണോ എന്നുള്ളത് അവനവനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ആ ശുക്രൻ പന്ത്രണ്ടിലുണ്ടെങ്കിൽ ഇയാൾ തൊലയുന്നത് വീട്ടിനകത്ത് ആളെ കണ്ടില്ലെങ്കിൽ പറയാൻ സാധിക്കും അപ്പുറത്തെ ഷോപ്പിലുണ്ട് അവിടെ ഉണ്ടാകാതിരിക്കില്ല എന്താ കാരണം ശുക്രൻ പന്ത്രണ്ടിലുണ്ട് എന്ന് സിമ്പിളായിട്ട് പറയാം വീണ്ടും ഞാൻ പറയുന്നു അന്ധമായിട്ട് ഫോളോ ചെയ്യരുത് ആൻ ആൾട്ടർനേറ്റീവ് ഫോർ അസ് ഇത് ജ്യോതിഷത്തിന്റെ പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നത് നന്മകൾ ഒരു വ്യക്തിയെ എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയെ കൊണ്ടുപോയി എം ബി ബി എസ് ചേർക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾക്കത് മടുക്കുക എന്നിട്ട് അച്ഛനും അമ്മയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തൂങ്ങിച്ചാവാനും നേരെ മോളിൽ നിന്ന് ചാടാനും പോവുക അതിന് പകരം ഇയാളുടെ ശുക്രനും രാഹുവും ശനിയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇയാൾക്കൊരു മെഡിക്കൽ പ്രൊഫഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കുക ഒരു വിഷമവും ഇല്ല പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാം ടി വിയുടെ മുമ്പിലും മായമ്മയെ കാണാനും അതുപോലെ ഓർമ്മയെ കാണാനും ഓമന തിങ്കൾ പക്ഷിയൊക്കെ ഇത്രയും അഡ്വർടൈസ്മെന്റുകളൊക്കെ കാണാനും വേണ്ടിയിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പതിനഞ്ചു മിനിറ്റ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു പണ്ടത്തെ മാതിരിയുള്ള ജ്യോതിഷന്മാരല്ല ഇന്ന് എന്നുള്ളത് അതിപ്രഗത്ഭരായവരുണ്ട് തിരുവനന്തപുരത്ത് വന്നാൽ ഡോക്ടർ ധർമ്മരാജയ്യര് കെമിസ്ട്രിയുടെ ഡീനായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ പത്ത് നാൽപ്പത് കുട്ടികൾക്ക് പി എച്ച് ഡി കെമിസ്ട്രിയിൽ എടുത്തു കൊടുത്ത ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം professor Madhavan doctor Madhavan mathematics ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു അദ്ദേഹം professor P Narayana Pillai English ഡിപ്പാർട്ട്മെന്റിൽ അനവധി പേർക്ക് പി എച്ച് ഡി എടുത്ത് കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം doctor Nambiar V S S സിയിലെ സീനിയർ സയന്റിസ്റ്റാണ് ഇതാരുടെയും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് മഹത്വവൽക്കരിക്കല്ല ലോജിക്കലിയും റാഷണലിയും എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കുന്നവര് ത്രൂ ഔട്ട് കേരളയിൽ നിന്നുണ്ട് അവരുടെ അടുത്ത് അൺകണ്ടീഷണലി പോവാ അവർ പറയുന്നത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഇതിനകത്ത് ആത്മീയതയില്ല ഇതിനകത്ത് മതമില്ല ഇതിനകത്ത് നിങ്ങൾ ധരിക്കുന്ന ഒരു ദുരാചാരവും അന്ധവിശ്വാസവും ഇല്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഞാൻ എടുക്കും അല്ലാത്തത് തിരസ്കരിക്കും അത് എന്ന ചങ്കൂറ്റത്തോടു കൂടി പോയാൽ ജ്യോതിഷത്തെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും ഒരു കാര്യം കൂടി ഓർക്ക പുട്ടിൻ അദ്ദേഹത്തിന് ജ്യോതിഷിയുണ്ട് ബുഷിന് ജ്യോതിഷിയുണ്ട് സുൽത്താൻ ഓഫ് ഒമാൻ മലപ്പുറംകാരനാ ജ്യോതിഷൻ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ധരിക്കുന്ന മാതിരി ഒന്നുമല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ അസാധാരണമാം വിധം ജ്യോതിഷം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷെ ഒരു കാര്യം അവരിതൊന്നും അന്ധമായിട്ടൊന്നും ഫോളോ ചെയ്യാറില്ല മറ്റു പല ആൾട്ടർനേറ്റീവുകളുടെ കൂട്ടത്തില് ഒരെണ്ണം ജ്യോതിഷം അതുപോലെയാണ് ആയുർവേദവും ഓർമ്മിക്കാം ആയുർവേദം പ്യുവർ സയൻസ് പാർട്ട്ലി മുഴുവനും പ്യുവർ സയൻസ് അല്ല പക്ഷെ ശാസ്ത്രമാണ് എന്താ കാരണം ഈ വാദ പിത്ത കഫം എന്ന മൂന്ന് പദം അത് ഇംഗ്ലീഷ് ഈക്വലന്റ് അതിനില്ല നിങ്ങൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും ഇഡലിയെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നിങ്ങൾ ഇഡലി ഇഡലിയെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ശ്രമിച്ചിട്ടുണ്ടോ പറയാൻ സാധ്യല്ല idli is idli and sambar is sambar kalan is kalan ഒരു കാര്യം മാത്രം K A L A N എന്ന് പറഞ്ഞാൽ ചിലപ്പോ കാലൻ എന്ന് തോന്നും അതിന് പകരം ഒന്ന് വരയോ മറ്റോ ഇട്ടിട്ട് കാളൻ എന്നാക്ക അങ്ങനെ കാളനെ കുറിച്ച് കാളൻ എന്നേ പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ത്രിദോഷ സിദ്ധാന്തത്തിന് ഈക്വലന്റ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പരമാബദ്ധം three humours of the body humour എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തമാശ അല്ലേ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ തമാശ അല്ലേ three humours of the body ശരീരത്തിനകത്തെ മൂന്ന് തമാശകള് വാദം പിത്തം കപം എന്താ അതിന്റെ അർത്ഥം റോസാപ്പൂ നോക്കിയിട്ട് ഭയങ്കര റോസാപ്പൂ എന്ന് പറയുന്ന മാതിരിയാ എന്നുവെച്ചാൽ ആ റോസാപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ച് പേടിച്ചു വിറച്ചു പോയി റോസാപ്പ് കണ്ടിട്ട് ആരെങ്കിലും ഞെട്ടിത്തെറിച്ച് പേടിച്ചു വിറയ്ക്കാറുണ്ടോ ഉണ്ടോ പിന്നെന്തിനാ ഭയങ്കരം എന്ന് പറഞ്ഞത് ഇനി ഞാൻ ഒരു അമ്മച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആണെന്നറിയോ ഓർമ്മയിൽ വരുന്ന ഗേളി എന്ന അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഇന്റർവ്യൂല് വെറുതെ എൻ്റെ മകൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നാമം ജപിക്കണമായിട്ട് ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു നീ എന്താടാ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പൊ ആ സ്ത്രീ ഭയങ്കരം എന്ന വാക്ക് കഴിഞ്ഞ മിനിറ്റ് ആയിട്ട് എൺപത്തേഴ് പ്രാവശ്യം ഉപയോഗിച്ചു സിനിമ നടിയാണ് അതില് അവരിങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് പോകണം എൺപത്തേഴ് പ്രാവശ്യം ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിച്ചു നിനക്ക് വേറെ അവരുപയോഗിച്ചല്ലേ ഉള്ളൂ നീ അതിനേക്കാളും ഗതികേടാണല്ലോ ചെയ്തത് ഇത് എണ്ണിക്കൊണ്ടിരുന്നു അവരുപയോഗിച്ചു തീർന്നു നീ ഇത് നാമം ജപിക്കണമാതിരി എന്തിനാ എണ്ണിക്കൊണ്ടിരുന്നു അല്ല ചില വ്യക്തികളുടെ ഭാഷ ഒന്ന് നോക്കുകയായിരുന്നു മകനെ ആ പറ്റിയ വാർത്തയാണ് നീ എന്നും പറഞ്ഞ് ഞാൻ തമാശ പറഞ്ഞു പോയി ചിലതിനൊന്നും ഈക്വലന്റ് ഇല്ല ഈ വാദ പിത്ത കപം ത്രിദോഷ സിദ്ധാന്തത്തിലൂടെ ശരീരത്തിനെ ക്ലാസിഫൈ ചെയ്ത് അതിനകത്തേക്ക് കൊടുക്കേണ്ട മരുന്ന് മെഡിസിനൽ പ്ലാന്റിലുണ്ട് എന്ന ധാരണ തെറ്റ് എവിടെയാ അബദ്ധം പറ്റിയത് ഇന്ന് നിർമ്മലാനന്ദഗിരി അതിഗംഭീരമായിട്ട് പറഞ്ഞു അൺകമ്പയറബിളി ഗ്രേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു പലപ്പോഴും മെഡിസിനൽ പ്ലാന്റിൽ മെഡിസിൻ അല്ല ഉള്ളത് മെഡിസിനായി മാറേണ്ട ഉള്ളത് മെഡിസിൻ അല്ല ഡോക്ടർ ബി രാമമൂർത്തിയുടെ ഒരു വരി ഞാൻ പറയാം ഭാരതീയമായ ഏത് അറിവുകളും ശാസ്ത്രമാണെന്നല്ല സയൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആധുനിക ശാസ്ത്രം ഇനിയും ഒരു ഇരുപത്തഞ്ചു വർഷം വളരേണ്ടിയിരിക്കുന്നു ആധുനിക ശാസ്ത്രം ഇനിയും ഒരു ഇരുപത്തഞ്ചു വർഷം വളർന്നാലേ ഭാരതീയമായ ചിന്താധാരകള് ശാസ്ത്രീയമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ ജ്യോതിഷത്തിന്റെ കാര്യത്തിലും അത് തന്നെ പക്ഷേ ജർമ്മനി അക്സെപ്റ്റ് ചെയ്തു ഏത് ബാങ്കില് കാഷ്യറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോഴും ജർമ്മനിയില് പതിനൊന്നാം ഭാവാധിപതി പന്ത്രണ്ടിലുണ്ടോ എന്ന് നോക്കിയിട്ടേ അവനെ കാഷ്യർ ആക്കുള്ളൂ അത് ഉറപ്പാ പതിനൊന്നാം ഭാവാധിപതി പന്ത്രണ്ടിലുണ്ടെങ്കിൽ അവൻ കുറച്ചെങ്കിലും കക്കാതിരിക്കില്ല അത് അവന്റെ അച്ഛനമ്മമാരുടെയോ അവന്റെയോ കുഴപ്പമല്ല കുഴപ്പം ജാതകത്തിൻ്റെതാണ് സിംപിളാണ് ദേശാടനം എന്ന സിനിമയില് ദേശാടനം എന്ന സിനിമയില് ആ പയ്യനെ സന്യാസിയാക്കുന്നത് ആ സ്വാമി പറയുന്നത് അറിയാലോ തെക്കേമഠത്തിലെ മഠത്തിലെ സ്വാമിയാരെന്തെന്നാ പറഞ്ഞത് അവന്റെ ജാതകം ഒന്ന് തരിക യോഗം സന്യാസയോഗം ഉണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം സന്യാസയോഗം ഇല്ല എങ്കിൽ ഇവിടെ വെറുതെ കൊണ്ടിരുത്തിയിട്ട് പ്രയോജനമില്ല സന്യാസയോഗം ഉണ്ടെങ്കിൽ അവൻ ഒരാഴ്ച വരട്ടെ തിരിച്ചവൻ വീട്ടിൽ പോവും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വരാതിരിക്കില്ല ആ സ്വാമിയെയാണ് യുക്തിവാദി ചന്തിക്കടിക്കണം എന്ന് പറഞ്ഞൊരു വരി അതിനകത്ത് കോൺവെർസേഷൻ ഉണ്ട് നല്ല രസമാണ് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാം മക്കളെ പാട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള അച്ഛനമ്മമാര് നേരെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാട്ട് പഠിപ്പിക്കുമ്പോൾ ചിരട്ട നിലത്തുരച്ച ശബ്ദമാണെങ്കിലും മക്കൾക്ക് പാട്ട് പഠിക്കാൻ യോഗ്യത ഉണ്ടാകണമെങ്കിൽ രണ്ടാം ഭാവത്തിൽ ശുക്രൻ വേണം ശുക്രന്റെ ദൃഷ്ടിയെങ്കിലും ഉണ്ടാകണം രണ്ടാം ഭാവാധിപതി ശുക്രനായാൽ തീർച്ചയാണ് ഒരു സംശയമില്ല ആ കുട്ടിക്ക് പാട്ട് പഠിക്കാൻ യോഗ്യതയുണ്ട് ശുക്രൻ ശുക്രനുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ശരീരം ഭരതനാട്യം പഠിക്കാനും മോഹിനിയാട്ടത്തിനൊക്കെ കുറേയൊക്കെ യോഗ്യതയുണ്ടാകും പത്താം ഭാവത്തിൽ ശുക്രനുണ്ടെങ്കിൽ ജോലി കള്ളുഷോപ്പിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അത് ചെറിയ കള്ള് ഷാപ്പിലാണോ മുകളിലത്തെ കള്ള് ഷാപ്പിലാണോ എന്നുള്ളത് അവനവനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ആ ശുക്രൻ പന്ത്രണ്ടിലുണ്ടെങ്കിൽ ഇയാൾ തൊലയുന്നത് വീട്ടിനകത്ത് ആളെ കണ്ടില്ലെങ്കിൽ പറയാൻ സാധിക്കും അപ്പുറത്തെ ഷോപ്പിലുണ്ട് അവിടെ ഉണ്ടാകാതിരിക്കില്ല എന്താ കാരണം ശുക്രൻ പന്ത്രണ്ടിലുണ്ട് എന്ന് സിമ്പിളായിട്ട് പറയാം വീണ്ടും ഞാൻ പറയുന്നു അന്ധമായിട്ട് ഫോളോ ചെയ്യരുത് ആൻ ആൾട്ടർനേറ്റീവ് ഫോർ അസ് ഇത് ജ്യോതിഷത്തിൻ്റെ പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നത് നന്മകൾ ഒരു വ്യക്തിയെ എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയെ കൊണ്ടുപോയി എം ബി ബി എസ് ചേർക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾക്കത് മടുക്കുക എന്നിട്ട് അച്ഛനും അമ്മയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തൂങ്ങിച്ചാവാനും നേരെ മുകളിൽ നിന്ന് ചാടാനും പോവുക അതിന് പകരം ഇയാളുടെ ശുക്രനും രാഹുവും ശനിയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇയാൾക്കൊരു മെഡിക്കൽ പ്രൊഫഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കുക ഒരു വിഷമവും ഇല്ല പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാം ടി വിയുടെ മുമ്പിലും മായമ്മയെ കാണാനും അതുപോലെ ഓർമ്മയെ കാണാനും ഓമന തിങ്കൾ പക്ഷിയൊക്കെ ഇത്രയും അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കാണാനും വേണ്ടിയിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു പണ്ടത്തെ മാതിരിയുള്ള ജ്യോതിഷന്മാരല്ല ഇന്ന് എന്നുള്ളത് അതിപ്രഗത്ഭരായവരുണ്ട് തിരുവനന്തപുരത്ത് വന്നാൽ ഡോക്ടർ ധർമ്മരാജയ്യര് കെമിസ്ട്രിയുടെ ഡീനായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ പത്ത് നാൽപ്പത് കുട്ടികൾക്ക് പി എച്ച് ഡി കെമിസ്ട്രിയിൽ എടുത്തു കൊടുത്ത ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം professor Madhavan doctor Madhavan mathematics ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു അദ്ദേഹം professor P Narayana Pillai English ഡിപ്പാർട്ട്മെന്റിൽ അനവധി പേർക്ക് പി എച്ച് ഡി കൊടുത്ത് കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം doctor Nambiar V S S സിയിലെ സീനിയർ സയന്റിസ്റ്റാണ് ഇതാരുടെയും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് മഹത്വവൽക്കരിക്കല്ല ലോജിക്കലിയും റാഷണലിയും എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കുന്നവര് ത്രൂ ഔട്ട് കേരളയിൽ നിന്നുണ്ട് അവരുടെ അടുത്ത് അൺകണ്ടീഷണലി പോവാ അവർ പറയുന്നത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഇതിനകത്ത് ആത്മീയതയില്ല ഇതിനകത്ത് മതമില്ല ഇതിനകത്ത് നിങ്ങൾ ധരിക്കുന്ന ഒരു ദുരാചാരവും അന്ധവിശ്വാസവും ഇല്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഞാൻ എടുക്കും അല്ലാത്തത് തിരസ്കരിക്കും അത് എന്ന ചങ്കൂറ്റത്തോടു കൂടി പോയാൽ ജ്യോതിഷത്തെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും ഒരു കാര്യം കൂടി ഓർക്ക പുട്ടിൻ അദ്ദേഹത്തിന് ജ്യോതിഷിയുണ്ട് ബുഷിന് ജ്യോതിഷിയുണ്ട് സുൽത്താൻ ഓഫ് ഒമാൻ മലപ്പുറംകാരനാ ജ്യോതിഷൻ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ധരിക്കുന്ന മാതിരി ഒന്നുമല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ അസാധാരണമാം വിധം ജ്യോതിഷം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷെ ഒരു കാര്യം അവരിതൊന്നും അന്ധമായിട്ടൊന്നും ഫോളോ ചെയ്യാറില്ല മറ്റു പല ആൾട്ടർനേറ്റീവുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം ജ്യോതിഷം അതുപോലെയാണ് ആയുർവേദവും ഓർമ്മിക്ക ആയുർവേദം പ്യുവർ സയൻസ് പാർട്ട്ലി മുഴുവനും പ്യുവർ സയൻസ് അല്ല പക്ഷെ ശാസ്ത്രമാണ് എന്താ കാരണം ഈ വാദ പിത്ത കഫം എന്ന മൂന്ന് പദം അത് ഇംഗ്ലീഷ് ഈക്വലന്റ് അതിനില്ല നിങ്ങൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും ഇഡലിയെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നിങ്ങൾ ഇഡലി ഇഡലിയെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ശ്രമിച്ചിട്ടുണ്ടോ പറയാൻ സാധ്യല്ല idli is idli and sambar is sambar kalan is kalan ഒരു കാര്യം മാത്രം K A L A N എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാലൻ എന്ന് തോന്നും അതിന് പകരം ഒന്ന് വരയോ മറ്റോ ഇട്ടിട്ട് കാളൻ എന്നാക്കുക അങ്ങനെ കാളനെ കുറിച്ച് കാളൻ എന്നേ പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ത്രിദോഷ സിദ്ധാന്തത്തിന് ഈക്വലന്റ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പരമാബദ്ധം three humours of the body humour എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തമാശ അല്ലേ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ തമാശ അല്ലേ three humours of the body ശരീരത്തിനകത്തെ മൂന്ന് തമാശകള് വാദം പിത്തം കപം എന്താ അതിന്റെ അർത്ഥം റോസാപ്പൂ നോക്കിയിട്ട് ഭയങ്കര റോസാപ്പൂ എന്ന് പറയുന്ന മാതിരിയാ എന്നുവെച്ചാൽ ആ റോസാപ്പ് കണ്ടപ്പോൾ ഞാൻ തെറിച്ച് പേടിച്ച് വിറച്ചു പോയി റോസാപ്പ് കണ്ടിട്ട് ആരെങ്കിലും ഞെട്ടിത്തെറിച്ച് പേടിച്ച് വിറയ്ക്കാറുണ്ടോ പിന്നെന്തിനാ ഭയങ്കരം എന്ന് പറഞ്ഞത് ഇനി ഞാൻ ഒരമ്മച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ടായത് ആണെന്നറിയോ ഓർമ്മയിൽ വരുന്ന ഗേളി എന്ന അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഇന്റർവ്യൂല് വെറുതെ എൻ്റെ മകൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നാമം ജപിക്കണമായിരിക്കും ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു നീ എന്താടാ ഈ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പം ആ സ്ത്രീ ഭയങ്കരം എന്ന വാക്ക് കഴിഞ്ഞ അഞ്ച് മിനിറ്റായിട്ട് എൺപത്തേഴ് പ്രാവശ്യം ഉപയോഗിച്ചു സിനിമ നടിയാണ് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് പോണ് എൺപത്തേഴ് പ്രാവശ്യം ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിച്ചു നിനക്ക് വേറെ അവരുപയോഗിച്ചല്ലേ ഉള്ളൂ നീ അതിനേക്കാളും ഗതികേടാണല്ലോ ചെയ്തത് ഇത് എണ്ണിക്കൊണ്ടിരുന്നു അവരുപയോഗിച്ചോ തീർന്നു നീ ഇത് നാമം ജപിക്കണമാതിരി എന്തിനാ എണ്ണിക്കൊണ്ടിരുന്ന അല്ല ചില വ്യക്തികളുടെ ഭാഷ ഒന്ന് നോക്കുകയായിരുന്നു മകന് ആ പറ്റിയ പാർട്ടിയാണ് നീ എന്നും പറഞ്ഞ് ഞാൻ തമാശ പറഞ്ഞു പോയി ചിലതിനൊന്നും ഈക്വലന്റ് ഇല്ല ഈ വാദ പിത്ത കപം ത്രിദോഷ സിദ്ധാന്തത്തിലൂടെ ശരീരത്തിനെ ക്ലാസിഫൈ ചെയ്ത് അതിനകത്തേക്ക് കൊടുക്കേണ്ട മരുന്ന് മെഡിസിനൽ പ്ലാന്റിലുണ്ട് എന്ന ധാരണ തെറ്റ് എവിടെയാ അബദ്ധം പറ്റിയത് ഇന്ന് നിർമ്മലാനന്ദഗിരി അതിഗംഭീരമായിട്ട് പറഞ്ഞു അൺകംപയറബിളി ഗ്രേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു പലപ്പോഴും മെഡിസിനൽ പ്ലാന്റിൽ മെഡിസിൻ അല്ല ഉള്ളത് മെഡിസിനായി മാറേണ്ട പ്രിക്കേഴ്സറുകളാണ് ഉള്ളത് മെഡിസിൻ അല്ല മെഡിസിനായി മാറേണ്ട കോമ്പോണന്റുകളാണുള്ളത് ആ കോമ്പോണന്റ് നമ്മളുടെ ഋഷി വൈദ്യന്മാർ എന്ത് ചെയ്തു ഒരു കഴഞ്ച് ഇരട്ടി മധുരം രണ്ട് കഴഞ്ച് തൂവാള രണ്ട് പഴഞ്ച് തഴുതാമ അങ്ങനെയുള്ളതെല്ലാം കൂടി ചേർത്ത് ഇടിച്ചു പൊളിച്ച് രണ്ട് ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് രണ്ട് ഇടങ്ങഴി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് എങ്ങനെ തിളപ്പിക്കണം അത് മാവിൻ്റെ ഇല ഉപയോഗിച്ച് തിളപ്പിക്കണം അല്ലെങ്കിൽ പുളിയുടെ വിറക് ഉപയോഗിച്ച് തിളപ്പിക്കണം വേറെ കരിങ്ങാലിയോ മറ്റോ ഉള്ളത് ഉപയോഗിച്ച് തിളപ്പിക്കരുത് കാരണം ടെമ്പറേച്ചർ പുളിയിൻ്റെ വിറകിന് നാനൂറ് ഡിഗ്രിയാണ് മാവിൻ്റെ ഇലയ്ക്ക് ടെമ്പറേച്ചർ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയാണ് നിങ്ങൾ നല്ല രീതിയിൽ സാൻഡ് ബാത്തിൽ വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് ഡിഗ്രിയാണ് നേരെ മറിച്ച് പ്ലാവിൻ്റെ വിറക അല്ലെങ്കിൽ വേറെ ഏതിൻ്റെയെങ്കിലും വിറകിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ എണ്ണൂറ് ഡിഗ്രി ടച്ച് ചെയ്യും ഇത്രയും ഡിഗ്രിയിൽ ടച്ച് ചെയ്താൽ ഈ മെഡിസിനൽ പ്ലാന്റിൽ ഉണ്ടാകുന്ന ആക്റ്റീവ് പ്രിൻസിപ്പളിൻ്റെ കൺവേർഷൻ തെറ്റും ഇത് ആർക്കെങ്കിലും അറിയോ ദൈവാനുഗ്രഹം കൊണ്ട് അറിഞ്ഞൂടാ ഈശ്വരാനുഗ്രഹം കൊണ്ട് അറിയണമെന്ന് ആഗ്രഹമില്ല അങ്ങനെ രണ്ട് നെഗറ്റീവ് ഇവിടെ പറ്റിയിരിക്കുന്ന അബദ്ധം ആയുർവേദത്തിൽ ചികിത്സിച്ചിട്ട് എന്ന് പലരും പറയും ആയുർവേദത്തിൽ ഇപ്പൊ ഫോളോ ചെയ്ത ചികിത്സാ രീതിയിലെ തെറ്റാണത് ആയുർവേദം എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം ഭാരതീയ ശാസ്ത്രം എങ്ങനെയുണ്ട് രോഗിക്കനുസരിച്ചിട്ടുള്ള മരുന്നുണ്ടാക്കുകയാണ് പതിവ് മരുന്നിനനുസരിച്ചിട്ടുള്ള രോഗിയെ ഉണ്ടാക്കലാണ് ഇംഗ്ലീഷ് സിസ്റ്റം മരുന്നിനനുസരിച്ചിട്ടുള്ള രോഗിയെ ഉണ്ടാക്കല് ഈ സാരിഡോൺ കൊടുക്കാവുന്ന രോഗികൾ ആരെല്ലാം പതിനഞ്ച് രോഗികളിൽ ആറെണ്ണം വാ സാരിഡോൺ തിന്നിട്ട് പോ അത് ആയുർവേദത്തിന് സാധ്യമല്ല ആയുർവേദത്തില് തനിക്ക് എത്ര വയസ്സായി അറുപത്തിരണ്ട് വയസ്സ് അറുപത്തിരണ്ട് വയസ്സുകാരനും പതിനാല് വയസ്സുകാരനും ഒരേ രോഗം ശരീരപ്രകൃതി വ്യത്യാസമുണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് അതനുസരിച്ച് കോമ്പോണന്റുകൾ മാറണം കോമ്പോണന്റുകൾ എന്തുകൊണ്ട് മാറണം ഉണ്ടാകുന്ന ഫൈനൽ കെമിക്കലിന്റെ കോമ്പോസിഷൻ മാറണം ഉണ്ടാകുന്ന ഫൈനൽ കെമിക്കലിന്റെ കോമ്പോസിഷൻ മാറണമെങ്കിൽ ചൂടാക്കുന്ന രീതി മറ്റു കോമ്പോണന്റുകളുടെ ഘടനയിൽ പ്രപ്പോർഷനിൽ വ്യത്യാസമുണ്ട് ഡീപ് സയൻസ് ആണത് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അവിടെ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡ്രാക്കുളായിലെ ബാറ്റ് ഇതിനെയാണ് വവ്വാലിനെയാണ് അവരുടെ ഡ്രസ്സും അതേപോലെയാണ് പക്ഷെ ഭാരതത്തോട് നല്ല ഭക്തിയുള്ള ഒരമ്മച്ചി യു കെയിൽ കണ്ടു അവരോട് ഇങ്ങനെ ചോദിച്ചു ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പെയിൻ്റ് ഉപയോഗിച്ച് മാച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോ കെമിസ്ട്രി എന്നുള്ള ബയോ കെമിസ്ട്രി മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുർവേദ എന്ന് ആക്കിയിട്ടുണ്ടല്ലോ ന്യൂ കാശൽ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അവർ പറഞ്ഞത് now we are searching for new ideas either from front or from back we found that lot of scope for Ayurveda but we do not know exactly how to proceed in that but one thing we know it's not the active principles present in the medicinal plant which is giving the curative property. It is something more than that. Something more than that. ഞാൻ ചോദിച്ചു what is that more than that, madam? That is why we invited you. You should tell us that one. വെറുതെ പറഞ്ഞതാ അപ്പോൾ ഞാൻ വെറുതെ അവരോട് പറഞ്ഞു ഞാൻ ഇതെല്ലാം ആയുർവേദത്തിന്റെ ബേസിക് പ്രിൻസിപ്പിളുകൾ ഓരോന്ന് പറഞ്ഞു പണ്ട് ശരിക്കു പറഞ്ഞാൽ കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസിയിലും കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലും ലാർജ് സ്കെയിലിൽ മരുന്നുണ്ടാക്കുന്നതില് രണ്ടു പേർക്കും അതിന്റെ ഉടമസ്ഥർക്ക് രണ്ടു പേർക്കും വിയോജിപ്പായിരുന്നു അങ്ങനെ മരുന്നുണ്ടാക്കിയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതല്ല ആയുർവേദം അപ്പോൾ പിന്നെ ചിലപ്പോൾ ചോദ്യം അങ്ങനെ മരുന്നുണ്ടാക്കി വെച്ചില്ലെങ്കിൽ രോഗം വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ സാറേ രോഗം വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ രോഗം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണ്ടല്ലോ ആ രോഗം മാറണമെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തേ മതിയാകൂ അത് പറ്റില്ല സാറേ എന്നാൽ ഒരു ഇല്ല ഇംഗ്ലീഷ് മെഡിസിൻ സിസ്റ്റത്തിലേക്ക് പോവാ പക്ഷെ ഒന്നുണ്ട് ഇംഗ്ലീഷ് മെഡിസിൻ സിസ്റ്റത്തിലും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത മഹാരോഗങ്ങള് ആയുർവേദത്തിന് സാധിക്കും ഇന്ന് ഉപയോഗിക്കുന്ന ആയുർവേദ ശാസ്ത്രമല്ലാത്ത പന്താവ് ഉപയോഗിച്ചും സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിന്റെ റിയൽ പന്താവ് ഉപയോഗിച്ചാൽ what will be the effect ഒരു ചെറിയ ചെറിയ എക്സാമ്പിൾ കാനഡയിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയ്ക്കടുത്തുള്ള ഭാസ്കരൻ ഡോക്ടർ ഭാസ്കരൻ എന്നാളുടെ വീട്ടിലാ താമസിക്കാം അദ്ദേഹത്തിന് ഒരു മകനുണ്ട് ആ മകന് ഒരു അസാധാരണ രോഗം ശരീരം മുഴുവനും ചിലപ്പോ പെട്ടെന്ന് വേദനിക്കുക ആ വേദന വിവരിക്കാൻ സാധിക്കില്ല ആ കുട്ടി പൊട്ടി കരഞ്ഞു പെടയും കാറ്റടിച്ചാൽ പോലും ആ കുട്ടി കരയും കാറ്റ് ശരീരത്തിൽ മുട്ടുമ്പോൾ വേദന ഏതാണ്ട് അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഒന്നര ലക്ഷം ഡോളർ കാനഡയിൽ ചെലവാക്കി എല്ലാ ഡോക്ടർമാരും എഴുതി തള്ളി വി കനോട്ട് ഡു എനിങ് we feel it is psychological അതായത് ഒരു കുട്ടി വേദന കൊണ്ട് പൊളയുമ്പോൾ സൈക്കോളജിക്കലാണ് എന്ന് വിടുക അവസാനം ഇവിടെ തൈക്കാട്ടുശ്ശേരിയിൽ വന്ന ആ നമ്പൂതിരിയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ശ്രമിക്കാം പക്ഷെ ഉറപ്പൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല ഇവിടെ M B B S M D കഴിഞ്ഞ ഡോക്ടർമാരും ഇവിടെയുണ്ട് ആയുർവേദ ഡോക്ടർമാരും ഇവിടെയുണ്ട് പൈതൃകമായി ആയുർവേദം പഠിച്ച എന്നെ പോലെയുള്ള യൂസ്ലെസ്സുകളും ഇവിടെ ഉണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് അവരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ശ്രമിക്കാം കുട്ടിയെ വിളിച്ചു പറഞ്ഞു മോനെ നീ എൻ്റെ മകൻ്റെ മകനെ പോലെയാ നീ കുറേ നെയ്യ് കഴിക്കണം കുറേ കഷായം കുടിക്കണം ഇതൊന്നും നിനക്ക് ടേസ്റ്റ് പിടിക്കാത്തതാണ് മോനൊരു കാര്യം ചെയ്യാം തിരുമേനി അടിയൻ ഞാൻ അദ്ദേഹം തന്നെ പറയാണ് മോന്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കാം മുപ്പത് ദിവസം കൊണ്ട് രോഗം മാറണം എന്നിട്ട് നമുക്ക് ചികിത്സ തുടങ്ങാം അവന്റെ വേദന മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം ഈശ്വരനോട് പ്രാർത്ഥിക്കാം രാവിലെ മുതൽക്ക് രാത്രി വരെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് മുപ്പത് ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുടെ രോഗങ്ങളും അസുഖങ്ങളും മാറി മാക്സിമം അവർ ചെലവഴിച്ചത് തേർട്ടീൻ തൗസൻഡ് റുപ്പീസാണ് ആ പതിമൂവായിരം രൂപ കൊണ്ട് സകല രോഗവും മാറിയിട്ട് ഡോക്ടർ ഭാസ്കരനെ വിളിച്ച് ഈ തൈക്കാട്ടുശ്ശേരിയിലെ മൂസ് പറഞ്ഞു അടുത്ത വർഷം ഇതേ മാസം നമ്പർ വൺ ഡേ മുതൽക്ക് അങ്ങയുടെ മകൻ ഇവിടെ ഉണ്ടാകണം ഒരു കാരണവശാലും വരാതിരിക്കരുത് വരാതിരുന്നാൽ ഒരു ദിവസം തെറ്റിയാൽ ഈ രോഗം അന്ന് ഒന്നാം ദിവസം പ്രത്യക്ഷപ്പെടും ഇപ്പൊ ഒരു മാസവും കൂടി ട്രീറ്റ് ചെയ്താൽ അതും കൂടി ആ ശരീരത്തിന്റെ കോർണറിൽ നിന്നെടുത്ത് മാറ്റിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഈ മാസം ഒന്നാം തീയതി തുടങ്ങിയ ദിവസം ഇവിടെ വന്നില്ല എങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും എന്നെ ഉത്തരം പറയരുത് ഡോക്ടർ ഭാസ്കരൻ നല്ല ലോജിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന സീനിയർ ഡോക്ടറേറ്റ് ഉള്ള എഞ്ചിനീയർ ആണ് രണ്ട് ദിവസം മുമ്പ് തന്നെ വന്ന് ഒരു മാസം പൂർണ്ണമായി ട്രീറ്റ് ചെയ്ത് ഇന്ന് ആ വ്യക്തി ഈ വൈദ്യ ലോകത്തിന് അത്ഭുതമായിട്ടൊരു പ്രതിഭാസമായി മാറി എന്നൊരു വരി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഒരിക്കലും ചികിത്സിച്ച് ഭേദമാറ്റാൻ സാധ്യമല്ലെന്ന് അമേരിക്കയിലെയും കാനഡയിലെയും സിറ്റിസണുകളായ രണ്ടുപേരാണ് അവർ രണ്ടുപേരും അവിടെ മെഡിക്കൽ ബില്ല് റീഇംബേഴ്സ്മെന്റ് ഉള്ള സ്ഥിതിക്ക് ഉപയോഗിക്കാവുന്ന സർവ ട്രീറ്റ്മെന്റ് നോക്കിയിട്ട് മാറാത്തൊരു രോഗം ഇവിടെ വെച്ച് മാറ്റാൻ സാധിച്ചു വളരെ ചീപ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതെങ്ങനെ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല പക്ഷേ നാല് പ്രമാണമാണ് ആയുർവേദത്തിനുള്ളത് ഈ നാല് വരികൾ നിങ്ങൾ ഓർക്കണം ഒന്ന് ശാസ്ത്രം പ്രമാണം അർത്ഥം നിങ്ങൾക്കറിയാം രണ്ട് പ്രത്യക്ഷം പ്രമാണം സീയിങ് ഈസ് ബിലീവിങ് മൂന്ന് ആപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാർ പറയുന്നതാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത് മൂന്നാമത്തെ ചോയ്സ് നാല് അനുമാനം പ്രമാണം ഈ നാല് വരികള് മോഡേൺ സയൻസിന്റെ കോൺട്രിബ്യൂഷൻ അല്ല മോഡേൺ സയൻസ് ഇന്ത്യയിൽ നിന്ന് എടുത്തതാണ് പ്രത്യക്ഷം പ്രമാണം അതിനപ്പുറത്ത് ശാസ്ത്രം പ്രമാണം സയന്റിഫിക് ഒബ്സർവേഷൻ ശാസ്ത്രം പ്രമാണമായിട്ട് എടുക്കുക പ്രത്യക്ഷം പ്രമാണം രണ്ടാമത്തെ ചോയ്സ് കാണുന്നത് എന്താണോ അത് വിശ്വസിക്കുക മൂന്നാമത്തേത് ആപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാരും സ്കോളേഴ്സും വിവരിക്കുന്നത് പ്രമാണമായിട്ടെടുക്കുക നാലാമത്തേത് അനുമാനം പ്രമാണം ഊഹിച്ചെടുക്കുക ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായിരിക്കാം രോഗമെന്ന് ഊഹിച്ചെടുക്കുന്നത് പോലെ ഊഹിച്ചെടുക്കാൻ സാധിക്കണം ഇത് നാലും മോഡേൺ സയൻസ് അംഗീകരിച്ചത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ആയുർവേദം അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ആയുർവേദത്തിന് ട്രീറ്റ്മെന്റിന് വിധേയമാകുമ്പോൾ ആയുർവേദം അറിയാവുന്നവരുടെ അടുത്ത് ചെല്ലണം അത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നമുക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മഹാരോഗം മാറാൻ ഒരു പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയറിലൂടെ പോകേണ്ടി വരും അത് പോകാൻ വിഷമം വരുന്നത് കൊണ്ടാണ് ആയുർവേദത്തിനെ പലരും പുച്ഛിക്കാറുള്ളത് ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് ഇന്റഗ്രേറ്റഡ് ആണ് എല്ലാ മോഡേൺ മെഡിസിനും ട്രീറ്റ് ചെയ്യുന്നത് രോഗത്തെയാണ് ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത് രോഗിയെയാണ് എല്ലാ മോഡേൺ മെഡിസിൻ സിസ്റ്റവും രോഗത്തെ ട്രീറ്റ് ചെയ്യുന്നു ഇവിടെ യഥാർത്ഥത്തില് രോഗിയെ ട്രീറ്റ് ചെയ്യാം രോഗത്തെ ഇല്ലാതെയാക്കലാണ് മോഡേൺ മെഡിസിന്റെ ലക്ഷ്യം ആയുർവേദത്തിന്റെ ലക്ഷ്യം രോഗിയില് രോഗത്തെ ചെറുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയിട്ട് രോഗത്തെ ഇല്ലാതെയാക്കാം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വാക്ക് തന്നെ മാറി allopathy allo opposite pathy treatment allopathy അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണോ വരുന്നത് അതിന് ഓപ്പോസിറ്റ് അടിക്ക സാറേ എനിക്ക് തലവേദന എടുക്കുന്നു തലവേദനയെ ഇല്ലാതെയാക്കാനുള്ള മരുന്നങ്ങൾ കൊടുത്തേക്കാം അപ്പോ തലവേദന പോയി എനിക്ക് വൊമിറ്റിംഗ് വരുന്നു വൊമിറ്റിങ്ങിനെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് കൊടുത്തേക്ക വയറ് വേദന എടുക്കുന്നു വയറിനെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വയറ് വേദനയെ ഇല്ലാതെയാക്കാനുള്ള മരുന്ന് കൊടുക്ക ആയുർവേദ സിദ്ധാന്തം മറ്റൊന്ന് പറയുന്നു നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ തലവേദന സിംറ്റമാണ് അതിന്റെ പുറകിൽ മറ്റൊരു രോഗമുണ്ട് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ് ചെയ്താൽ തലവേദന തന്നെ പോകും ഒമിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ വൊമിറ്റിംഗിന്റെ കാരണത്തെ ഇല്ലാതെയാക്കിയാൽ ഒമിറ്റിംഗ് നിൽക്കും വയറുവേദന എടുക്കുന്നുണ്ടെങ്കിൽ വയറുവേദനയുടെ കാരണത്തെ ഇല്ലാതെയായാൽ വയറുവേദന പോകും ഇത് ആയുർവേദത്തിന്റെ പ്രത്യേകത അതിഗഹനവും ഗംഭീരവുമായ ആയുർവേദത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളണമെങ്കിൽ ആ പത്യം ആ പത്യം നമുക്കനുസരിക്കാൻ സാധിക്കണം കാരണം ശരീരത്തിനെ നമ്മൾ ഒരു രോഗത്തെ എതിർക്കാനുള്ള ലെവലിലേക്ക് വളർത്തുകയാണ് ഒന്നുകൂടി ഓർക്കാം ഒരിക്കൽ ആയുർവേദ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ശരീരത്തിന് സ്വീകാര്യമായെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഏഴെട്ട് വർഷം മറ്റു രോഗങ്ങൾ ഉണ്ടാവില്ല ഏതുപോലെ ഒരു വലിയ പ്രദേശത്ത് പുല്ല് നിറച്ചുമുണ്ട് ആ പുല്ല് കളയാൻ രണ്ട് മെത്തേഡുണ്ട് പുല്ല് കളയാൻ രണ്ട് മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡ് വാളുപയോഗിച്ച് അങ്ങ് അറത്ത് കളയ മുകളിലുള്ളത് മുഴുവനും പോയി രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരത്തോടു കൂടി പുല്ല് പോയി രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട് അതെന്താണത് അത് കടയോടുകൂടി പറിച്ചു കളയ കടയോടുകൂടി പറിച്ചു കളയണമെങ്കിൽ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം തീരില്ല അത് ഏഴെട്ടൊമ്പത് പത്ത് ദിവസങ്ങൾ വർക്ക് ചെയ്താലേ കടയോടുകൂടി അല്ലെങ്കിൽ വേരോടുകൂടി പിഴുതു കളയാൻ സാധിക്കുള്ളൂ പക്ഷേ ആദ്യത്തെ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ഒരൊറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാം രണ്ടാമത്തെ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് രോഗമുണ്ടാക്കുന്ന റൂട്ട് അടക്കം കളഞ്ഞതുകൊണ്ട് പെട്ടെന്നൊന്നും ഇനി രോഗമുണ്ടാവില്ല അത് ആയുർവേദത്തിന്റെ മഹത്വം മൂന്നാമത്തേത് വാസ്തുവിദ്യ അയോവയിൽ പോയാൽ ഫെയർഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മഹർഷി മഹേഷ് യോഗിയുടെ യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലത്ത് എല്ലാ വീടുകളും വാസ്തു പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ കുറേ പ്രത്യേകതകളുണ്ട് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ പോകണം നിർബന്ധമൊന്നുമില്ല ഇന്റർനെറ്റില് യു എസ് എയില് dash Iowa state dash Fairfield dash Maharishi Mahesh Yogish എന്നോ എന്തെങ്കിലും കൊടുക്കാം സെർച്ച് കൊടുത്താൽ ഫെയർ ഫീൽഡിന്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരും ഒരു പത്ത് നാൽപ്പത് പേജ് ആ ഫെയർ ആൾമോസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടലുകളേ ഉള്ളൂ ഏതാണ്ട് എല്ലാ വീടുകളും വാസ്തു പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്ഭുതകരമായ വസ്തുത അമേരിക്കയില് ഒരു വലിയ പട്ടണത്തില് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരേ ഒരു പട്ടണം അതാണ് അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല അവിടെ കാരണം ഒരു പതിനഞ്ച് പേരെയോ മറ്റോ പോലീസുകാരായിട്ട് അവിടെ ഇട്ടു കുറേ കഴിഞ്ഞപ്പോൾ അവരെവിടെ പോയാലും ഉറങ്ങുന്നു അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് ഫെയർ ഫീൽഡിൽ പോലീസുകാരെ ഇട്ടാൽ അവർക്ക് ഉറങ്ങലല്ലാണ്ട് വേറെ ജോലിയൊന്നും ഇല്ല അവിടെ കുറ്റം ചെയ്യുന്നവരില്ല കുറ്റം ചെയ്യിക്കുന്നവരും ഇല്ല നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ഒരു വരി പറയാറുണ്ട് give in writing I will read it and give please give in writing so യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുള്ള ഒരു വരിയുണ്ട് നദണ്ഡ്യോ നജ ദണ്ഡിനഹ ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം ന രാജ്യം ന രാജാസീത് ഒരു രാജ്യമോ ഒരു രാജാവോ ഇല്ല ന ദണ്ഡ്യോ നച്ച ദണ്ഡിനഹ ശിക്ഷിക്കുന്നവരും ശിക്ഷിക്കപ്പെടേണ്ടവരും ഇല്ല ധർമ്മേണൈവ പ്രജാസർവേ ധർമ്മം കൊണ്ട് പ്രജകള് രക്ഷന്തിസ്മ പരസ്പരം ഈ ഒരു ഒബ്സർവേഷൻ അവിടെ ചെന്നപ്പോ കാണാൻ സാധിച്ചു അത് ഫെയർഫീൽഡിൽ രണ്ട് ദിവസം താമസിച്ചപ്പോ ഉള്ളവര് ഇത് വിവരിക്കുകയും ഉണ്ടായി കാരണം വാസ്തു എന്നുള്ളത് ഒരു വശത്ത് ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ എന്നുള്ളത് രണ്ടാമത്തെ വശത്ത് വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ളത് മൂന്നാമത്തെ വശത്ത് നാലാമത്തെ വശത്ത് അവിടത്തെ പൈതൃകം പഠിക്കാനുള്ള സംഗീതം പഠിക്കാനുള്ള അതുപോലെ മെസ്സേജ് പഠിക്കാനുള്ള അവിടുത്തെ വ്യക്തികളുടെ വിദ്യാർത്ഥികളുടെ പ്രത്യേക മാനസികാവസ്ഥ ഈ നാലും കൂടി ചേർത്ത് ആ നഗരം ഏതാണ്ട് ശാന്തമായ ഒരു നഗരമായി മാറിയിരിക്കുന്നു ഈ വാസ്തു എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തില് നമ്മളുടെ മനസ്സില് നമ്മളെ ഒത്തിരി സ്വാധീനിക്കാൻ സാധിക്കുന്ന അനവധി ഘടകങ്ങളില് ഒരു ഘടകമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും വീണ്ടും ഞാൻ മറ്റ് രണ്ട് പോയിന്റുകൾ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു ഒരിക്കലും അത് അന്ധവിശ്വാസമായിട്ടോ ബ്ലൈൻഡ് ആയിട്ടോ അല്ല ഉപയോഗിക്കേണ്ടത് മറിച്ച് പലപ്പോഴും വാസ്തു ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാസ്തു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാറുണ്ട് ജ്യോതിഷം തെറ്റിയതുപോലെ ആയുർവേദം തെറ്റുന്നത് പോലെ വാസ്തു തെറ്റാറുണ്ട് എന്താ അതിന് കാരണം പലപ്പോഴും കേരളത്തിൽ വന്ന് വാസ്തുവിദ്യ അപ്ലൈഡ് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നവര് തമിഴ്നാട്ടുകാരാണ് തമിഴ്നാട്ടിലും കേരളത്തിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെങ്കിൽ ആന്ധ്രാക്കാർ വന്നിട്ട് വാസ്തു ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് ഓർമ്മിക്കേണ്ട വലിയൊരു പോയിന്റ് കേരളത്തിലെ വാസ്തു അല്ല തമിഴ്നാട്ടിലെ വാസ്തു തമിഴ്നാട്ടിലെ വാസ്തു അല്ല ആന്ധ്രാപ്രദേശിലെ വാസ്തു ഈ മൂന്ന് പ്രദേശത്തെയും വാസ്തു അല്ല മഹാരാഷ്ട്രയ്ക്ക് വേണ്ടത് എന്താ കാരണം ഈ സംസ്ഥാനത്തിന്റെ എയർ സർക്കുലേഷൻ സൺ സൂര്യന്റെ ഇമ്പാക്ട് ഇതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഏതു വശത്താണ് സമുദ്രം ഏതു വശത്താണ് പർവ്വതങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അതാത് സംസ്ഥാനത്തിന് ദേശത്തിന് അനുയോജ്യമായ വാസ്തു രചിക്കപ്പെട്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മറ്റൊരർത്ഥത്തില് കേരളത്തിനെ പണ്ടുള്ളവർ കൊടുത്തിരുന്ന പേര് രാമക്ഷേത്രം തമിഴ്നാടിന് കൊടുത്തിരുന്ന പേര് ഭംഗിയായിട്ട് രാമക്ഷേത്രം കർണാടകത്തിന് കൊടുത്തിരുന്ന പേര് ഭാസ്കരക്ഷേത്രം ആന്ധ്രയ്ക്ക് കൊടുത്തിരുന്ന പേര് ശ്രീനിവാസ ക്ഷേത്രം ഒറീസയ്ക്ക് കൊടുത്തിരുന്ന പേര് ജഗന്നാഥ ക്ഷേത്രം കാലാവസ്ഥ അവിടെയുള്ള വിൻഡിന്റെ മൂവ്മെന്റ് അവിടെയുള്ള പരിതസ്ഥിതികളെല്ലാം കൂടി ചേർത്തിട്ടാണ് അവിടത്തെ വാസ്തു ഉണ്ടാക്കുന്നത് എഴുതിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ചില വാസ്തു എക്സ്പെർട്ടുകൾ വന്ന് പറയും ഈ ജനൽ ഇവിടെ വെച്ചത് ശരിയായി അത് ഇവിടെ നിന്ന് മാറ്റി ഇപ്പുറത്ത് വെക്കണം അപ്പ തുടങ്ങി വീട് ഉടമസ്ഥന്റെ മനസ്സിനകത്ത് ഞെട്ടല് അവിടെ എങ്ങാനും ഭാര്യ ഇത് കേൾക്കാനുണ്ടെങ്കിൽ അവരുടെ കാര്യം പിന്നെ പോക്കാം പിന്നെ ആ ജനൽ മാറുന്നത് വരെ ആ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല അതിനു മുമ്പ് വേറൊരു തരത്തിലുള്ള അസ്വസ്ഥത ഇപ്പൊ ജനലുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ റൂമിൻ്റെ ആ വീടിൻ്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ പാരാമീറ്ററുകളും കേരളത്തിൻ്റെ വാസ്തുവും കേരളത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമായിട്ട് യോജിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് അവിടെ വാസ്തു ആപ്ലിക്കബിൾ ആകുന്നത് അതല്ലെങ്കിൽ ഈ വാസ്തു അവിടെ സോറി ഈ വാസ്തു അവിടെ ആപ്ലിക്കബിൾ അല്ല ചൈനയിലെ ഷിങ്ഫോ ഫുങ്ഷോ എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് കേരളത്തിൽ മൊത്തം പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് നല്ലതാണോ സാറേ ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്നോർക്ക വീണ്ടും ഞാൻ ഡോക്ടർ ബി രാമമൂർത്തിയുടെ ഒരു ചെറിയ എക്സാമ്പിളാണ് പാലക്കാട് പല സദസ്സുകളിൽ പറഞ്ഞത് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിക്കാൻ കേട്ടവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പത്ത് നാന്നൂറ് രോഗികളില് രോഗം ഭേദമാക്കാൻ അദ്ദേഹം ഇടത്തെ കയ്യില് ഒരു ഗുളിക വെച്ച് വലത്തെ കൈ കൊണ്ട് അമർത്തി പിടിച്ച് കണ്ണടച്ചു മന്ത്രം ചൊല്ലി ഈ കയ്യിലെടുത്ത് ആ ഗുളിക രോഗിയുടെ കയ്യിൽ കൊടുത്ത് പറയുകയാണ് നിങ്ങളുടെ എല്ലാ സുഖങ്ങളും ഭേദമാകും നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെറിയ ഒരു അസുഖം അത് ഇത് കഴിച്ചാൽ ഭേദമാകും ഇത് കഴിക്കാൻ കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ പറയുന്നു പുറത്ത് പോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറയുന്നു അതിനുശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് രോഗി പറയും ഒത്തിരി ആശ്വാസമുണ്ട് സാറേ എന്താ രോഗിക്ക് കൊടുത്തത് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി പെല്ലറ്റൈസ് ചെയ്തതാ അപ്പൊ ഗോതമ്പ് അല്ല രോഗം മാറ്റിയത് ഈ ഗുളിക ഈ ഡോക്ടർ കൊടുത്ത രീതിയും ഡോക്ടറുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തതും അതിൽ ഡോക്ടർ കണ്ണടച്ച് ചെയ്തതും അപ്പോളോ ഹോസ്പിറ്റൽ മാതിരി ഒരു ആശുപത്രിക്കകത്ത് അതിപ്രഗത്ഭനായ ഡോക്ടർ രാമമൂർത്തി ഇപ്രകാരം ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ആ രോഗി കൊടുത്ത faith F A I T H ആ ഫെയ്ത്താണ് ഈ രോഗം മാറ്റിയത് നേരെ വസ്തുവിലേക്ക് വന്നാൽ ചൈനയിലെ ഈ മണിയടിക്കുന്ന സാധനം എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഞാൻ കെട്ടിയതിനു ശേഷം എൻ്റെ വീട്ട് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയി അപ്പോൾ ഒന്ന് പതുക്കെ ചോദിക്ക ഈ സാധനം കെട്ടാൻ എത്ര രൂപ കൊടുത്തു ആയിരത്തി നാന്നൂറ് രൂപ അത് തന്നെയാ ഈ അസുഖം പോവാൻ കാരണം കാരണം ചെറിയ എമൗണ്ട് അല്ല കൊടുത്തതേ ആയിരത്തി നാനൂറ് രൂപ കൊടുത്തപ്പോൾ എന്തെങ്കിലും ഫലം കിട്ടുമെന്ന വലിയ തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായ ഫെയ്ത്ത് വലിയ തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായ ആ ഫെയ്ത്താണ് അത് റിയൽ ഫെയ്ത്താണോ അല്ലയോ അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് അതായത് അയാൾ ആയിരത്തി നാന്നൂറ് രൂപ മേടിച്ചെങ്കിൽ അതിനെന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാകും ആ എഫക്റ്റ് അടുക്കളയിൽ കിട്ടിയപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിലെ എല്ലാ കലഹവും പോയി ഭർത്താവിന് എന്നോട് വളരെ ഇഷ്ടമായി എന്താ കാരണം ആയിരത്തി നാന്നൂറ് രൂപ ചെലവാക്കിയത് ഞാനാണ് ആ ഞാൻ ചെലവാക്കിയതിൻ്റെ ഫലം കിട്ടിയില്ല എന്നെങ്ങാനും ഭർത്താവ് പറയോ ആ ഭയം ഒഴിവാക്കാൻ എന്താ വഴി ഞാൻ തന്നെ മര്യാദയ്ക്ക് പെരുമാറുക എന്നിട്ട് ഭർത്താവിനെ കൊണ്ട് നല്ല രീതിയിൽ അപ്രീസിയേഷൻ മേടി മേടിക്കുക എന്നിട്ട് വീട്ടിനകത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുക അപ്പൊ പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് ഇത് കെട്ടിയിട്ടല്ല നിങ്ങളുടെ ബിഹേവിയർ മാറ്റിയിട്ടാ അവിടെ സംഭവിച്ചത് നമ്മളുടെ സൈക്കോളജി നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും വാസ്തുവിലൂടെ ഈ മാനവരാശി വീട്ടിനകത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ധരിക്കരുത് മറിച്ച് നിങ്ങൾക്ക് ബാക്കിയെല്ലാം ശരിയാണെന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് ചില ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല നല്ല രീതിയിൽ ചിന്തിച്ച് കേരളത്തിന്റെ വാസ്തു അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് പറയാ എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ടാവും എന്താ പ്രശ്നം ഇന്ന ഇന്ന പ്രോബ്ലമാണ് അതിനെ മറ്റെല്ലാ ആൾട്ടർനേറ്റീവും നോക്കിക്കഴിഞ്ഞോ modern medical system modern psychology modern knowledge ഇതെല്ലാം നോക്കിക്കഴിഞ്ഞോ എല്ലാം നോക്കിക്കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് വിദ്യാഭ്യാസം തീരെ ഇല്ല അവിടെ ശ്രദ്ധിക്കണം കാരണം ഒരു തെറ്റിദ്ധാരണ ഇല്ലിറ്ററേറ്റോ ലെസ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് കൊടുത്താൽ അതൊരു വലിയ ഷോക്കായി മാറാതിരിക്കാൻ ശ്രദ്ധിച്ച് അവിടെ ചെന്ന് പറയാ ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഇറ്റ് വിൽ വർക്ക് അവിടെ ചെന്ന് പറയാ ഇതില് വേറെ പ്രശ്നമൊന്നും നിങ്ങളുടെ വീടിനില്ല നിങ്ങൾ ഈ ശ്രീകൃഷ്ണന്റെ പടം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് കിഴക്കോട്ട് തിരിച്ചു വെക്കുക ഓ സമാധാനായി ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ പടം എങ്ങോട്ട് തിരിച്ചു വെച്ചാൽ കൃഷ്ണൻ എന്താ കൃഷ്ണന് വല്ല പ്രശ്നമുണ്ടോ കൃഷ്ണൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇതിനേക്കാൾ എത്രയോ കടന്നു കഴിഞ്ഞതാ കൃഷ്ണൻ പിന്നെ ഈ ഗണപതിയെ ഇതിങ്ങനെ പകുതി തൂക്കിയിട്ടിരിക്കുന്ന ശരിയല്ല ചെതല് പിടിച്ചിരിക്കുന്ന ഗണപതിയുടെ ആ വിഗ്രഹം ശരിയല്ല അതൊന്ന് ശരിയാക്കാം നിങ്ങളുടെ വീട്ടില് പതിനൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ചിനേക്കാൾ വലിപ്പമുള്ള ഈ കരിങ്കല്ലിന്റെ വിഗ്രഹം പൂജിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതകത്ത് പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തണ്ട അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയത് വീണ്ടും ഞാൻ പറയുന്നു പാലക്കാടിലെ സദസ്സിൽ മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ നിങ്ങൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ഇതൊന്നും സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല but how you are dealing with applied vastu through psychology കൊടുക്കുക അതായത് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു ഞാൻ നാളെ വരാം ഇതൊക്കെ ഇയാൾ ശരിയാക്കി പിറ്റേ ദിവസം ഇയാൾ ഇരിക്കാം ഒമ്പത് മണിക്ക് കയറി വന്നു ഇപ്പം എങ്ങനെയുണ്ട് കുറേ വ്യത്യാസമുണ്ട് കേട്ടോ എങ്ങനെയാ കുറെ വ്യത്യാസം ഉണ്ടായത് ഒരാള് വീട്ടിനകത്തെ കുറെ കാരണങ്ങൾ മാറ്റി ആ മാറ്റിയത് ഇയാൾക്ക് ഇഫക്റ്റീവ് ആണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഇൻഫർമേഷൻ കൊടുത്തു ഏതുപോലെ പൂജ ചെയ്ത ഒരു ചരടെടുത്ത് കയ്യിൽ കെട്ടുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ പോക്ക് ശരിയല്ല അപ്പോൾ ഭാര്യയോട് പറയാണ് ഭർത്താവിൻ്റെ പോക്ക് ശരിയല്ലെങ്കിൽ എട്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ ഞാനൊരു നൂല് ജപിച്ചു തരാം അത് ഭർത്താവിൻ്റെ കയ്യിൽ കെട്ടുക അരയിൽ കെട്ടാൻ ബുദ്ധിമുട്ടാണ് അയാൾ നിന്ന് തരില്ല കയ്യിലെങ്കിലും കെട്ടുക അപ്പോൾ ഈ കയ്യിൽ കെട്ടിയോണ്ട് എന്താ പ്രയോജനം അങ്ങനെയല്ല നോക്കൂ പ്രയോജനം ഉണ്ടോ എന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ കോഴി അറുത്ത് ഹോമിക്കണില്ല ആടിനെ അറക്കുന്നില്ല അന്ധവിശ്വാസം ആണിയടിച്ച് തൂക്കാനൊന്നും പറയണില്ല ശൂലമൊന്നും വേറെ നെഗറ്റീവ് ഒന്നുമില്ല ഒരു ചരടി കെട്ടുക ഭംഗിയായിട്ട് കയ്യിൽ കെട്ടി തിരുമേനി നല്ല ചന്ദനമൊക്കെ തൊട്ട് തിരുമേനി വന്ന് കയ്യിൽ ഇതൊക്കെ എടുത്തിരിച്ച് മാനേകസ്മിന്നാകശു മാർദ്വയോരുതത്രീഷു പതിർമാ സൂരപുരുഷ പ്രസന്നാർഗ്യമിതം എന്നൊക്കെ പറഞ്ഞ് നാലഞ്ച് മന്ത്രമൊക്കെ പറഞ്ഞ് കുറച്ച് ഭയമൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ അത് ഈ നൂല് തൊടുമ്പോൾ അറിയുന്നുണ്ട് നൂല് തൊട്ടാൽ ഭയം ഉണ്ടെന്ന് അറിയില്ല ഉറപ്പാ എത്ര കൊങ്കേമനും അറിയാൻ സാധ്യല്ല പക്ഷേ how you are expressing it നൂല് തൊടുമ്പോൾ അറിയാം വെയിറ്റ് കൂടുതലുണ്ട് നൂലിന് എത്രയാ വെയിറ്റ് ഉള്ള രണ്ടര ഗ്രാം അപ്പോ ഇത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയിട്ട് കയ്യിൽ കെട്ടുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക എന്നിട്ട് വ്യത്യാസമുണ്ടോ എന്നൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റുമോ അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ മറ്റുള്ളവർ ധരിക്കാം ഇപ്പൊ കുഴപ്പമില്ല എന്ന് വരുത്തേണ്ടത് ഇയാളുടെ ഉത്തരവാദിത്വം ഞാനൊരു തമാശ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നൽകുകയല്ല ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു സയൻസ് ഉണ്ട് സൈക്കോളജിക്കൽ ആൻഡ് ഫെയ്ത്ത് ഹീലിംഗ് ആയിട്ടുള്ളത് അപ്പോൾ വീട്ടിനകത്ത് നോർമലാക്കി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു ഇനി ഭംഗിയായിട്ട് വാസ്തു ചിലപ്പോൾ ചിലപ്പോൾ റിയൽ വാസ്തുവിൽ പ്രോബ്ലം ഉണ്ടാവും റിയൽ വാസ്തുവിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ആലപ്പുഴ ജില്ലയിലെ കോർഡിനേറ്റർ പേര് പറയുന്നില്ല ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടി കയറി ചെന്നു അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പ്രഭാഷണം ഉണ്ട് അവിടേക്ക് എത്തുന്നതിന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എത്തിയത് കൊണ്ട് വെറുതെ അവിടെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് ഈ വ്യക്തിയുടെ വീട്ടിൽ കയറിയിരുന്നു അകത്തേക്ക് കയറിയതും എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും ശരീരത്തിനകത്ത് എന്തോ ഒരു പ്രത്യേക തോന്നല് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ചായ കൊണ്ടുവന്നു ചായ ഞങ്ങൾ കുടിച്ചില്ല ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനേ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ചായ കുടിച്ചില്ലെന്ന് ധരിക്കണ്ട ചായ കുടിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ല ഇതിനകത്ത് ഞങ്ങൾ പോവാണ് പോയതിനു ശേഷം വിളിച്ച് ഫോണിലൂടെ പറയാം അവിടെ ചെന്ന് നേരെ വിളിച്ചു പറഞ്ഞു ഈശാന കോണില് ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ട് മാറ്റണം ഇൻസ്റ്റന്റേനിയസ്ലി മാറ്റണം സാറ് എൻ്റെ വീട്ടിനകത്ത് മുറിയിലല്ലേ കയറിയുള്ളൂ ഈശാന കോണിൽ കിട്ടിയിട്ടുണ്ട് സാറിന് എങ്ങനെ അറിയാം ആ വീട്ടിനകത്ത് കയറിയാൽ അറിയാം തുളസിത്തറയില് കറിവേപ്പില നിൽക്കുന്നു പാടില്ല തുളസിത്തറയുടെ തൊട്ട് താഴെ ആരിവേപ്പ് നിൽക്കുന്നു മാറ്റണം മാത്രല്ല വേസ്റ്റുകൾ എല്ലാം ഇടുന്നത് കന്നിമൂലയില് അത് നിർത്തണം ഒരു ആറ് പോയിന്റ് പറഞ്ഞു എന്നിട്ട് മൊത്തം പഴയ സാധനങ്ങൾ തൂത്ത് അതിഗംഭീരമായിട്ട് പെയിന്റ് ചെയ്ത് ഒരു മൂന്ന് ദിവസം ഗണപതി ഹോമം നടത്തുക അപ്പോഴത്തേക്കും പതിനൊന്ന് വർഷമായിട്ട് കട്ടിലിൽ കിടക്കുന്ന അച്ഛൻ അപ്പുറത്തേക്കാണോ ഇപ്പുറത്തേക്കാണോ എന്നറിയും ഏഴ് ദിവസത്തിനകം ആ അച്ഛന്റെ ശബ്ദം ആ വീട്ടിനകത്ത് ഒരു അസാധാരണ നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം വെറുതെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ഇൻസ്റ്റന്റേനിയസ്ലി പത്ത് ദിവസം കൊണ്ട് ഇത് മുഴുവനും തീർത്തു ഒരു പൂജ നടത്തി അച്ഛൻ വളരെ ശാന്തമായിട്ട് പതിനൊന്ന് വർഷം കട്ടിൽ കിടന്ന അച്ഛൻ മരിച്ചു ഇതെല്ലാം മാറ്റി ഇന്ന് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് പതിനൊന്നാം ദിവസം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു അച്ഛൻ മരിച്ചു അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു ആ വീട്ടിനകത്ത് പോയാൽ ഒരു അബ്നോർമാലിറ്റിയും ഇല്ല ഇത് എനിക്ക് നേരിട്ട് ഉപദേശിക്കാൻ സാധിച്ചൊരു കാര്യമാണ് വാസ്തു ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ആ വീട്ടിൽ പോയിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ ഊണ് കഴിച്ച് പിന്നെ അവിടെ നിന്ന് മറ്റു പല പ്രഭാഷണങ്ങളിലേക്ക് പോവേണ്ടായി ചില വീട്ടിനകത്ത് കേറുമ്പോഴറിയാം അസാധാരണമായ അബ്നോർമാലിറ്റി നമ്മൾ ഏത് മന്ത്രം ചൊല്ലുമ്പോഴും അവസാനം വേദമന്ത്രമാണെങ്കിൽ മൂന്ന് വാക്ക് ഉച്ചരിക്കാറുണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി ഉറപ്പ് മൂന്ന് മന്ത്രത്തിലൂടെയാണ് വേദമന്ത്രങ്ങളെല്ലാം അവസാനിക്കുക പുരാണ മന്ത്രങ്ങൾക്ക് അത് വേണം നിർബന്ധമില്ല ഈ മൂന്ന് മന്ത്രങ്ങൾ എന്തുകൊണ്ട് ചൊല്ലുന്നു ആധ്യാത്മിക ശാന്തി പീസ് ഇൻസൈഡ് യുവർ ബോഡി നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ സെല്ലും അതേപോലെ പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിനകത്ത് ശാന്തി ഉണ്ടാകണം നിങ്ങളുടെ ശരീരത്തിനകത്ത് പൊട്ടാസ്യത്തിന്റെ അളവ് രണ്ട് പോയിന്റ് അഞ്ചിൽ നിന്ന് താഴ്ന്നാൽ ഹാർട്ട് നിൽക്കും നാല് പോയിന്റ് അഞ്ച് അതിൽ നിന്ന് കൂടിയാൽ ഹാർട്ട് നിൽക്കും നിങ്ങളുടെ ശരീരത്തിനകത്ത് ഓരോ ബിന്ദുവും പ്രവർത്തിക്കുന്നത് ഹാർട്ടാണെങ്കിലും ലങ്സ് ആണെങ്കിലും കണ്ണാണെങ്കിലും മൂക്കാണെങ്കിലും നാക്കാണെങ്കിലും ചെവിയാണെങ്കിലും സെല്ലുകളാണെങ്കിലും പ്രവർത്തിക്കുന്നത് ഇതിനകത്തൊരു ബാലൻസിങ് സിസ്റ്റം ഉണ്ട് ആ ബാലൻസിങ് സിസ്റ്റം ശാന്തമല്ലെങ്കിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി വയലന്റ് ആൻഡ് വിറുലന്റ് ആണ് തലച്ചോറിനകത്ത് ശാന്തിയില്ലാതെ തലച്ചോറിനകത്ത് ഇലക്ട്രിക്കൽ വേവ് വയലന്റ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് എപ്പിലപ്സി അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ അബ്നോർമൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഇൻഡസ്റ്റൈൻ ബേസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുക തിരിച്ച് വിഷയത്തിലേക്ക് വന്നാൽ ശരീരത്തിനകത്ത് ഓരോ സെല്ലും പ്രവർത്തിക്കണമെങ്കിൽ ആധ്യാത്മിക ശാന്തി വേണം തത്തുല്യ പ്രാധാന്യം ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അടി റേഡിയസില് എനിക്ക് ചുറ്റും അടി റേഡിയസില് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രത്യക്ഷമായിട്ട് എന്നെ സ്വാധീനിക്കുന്നുണ്ട് എനിക്ക് ചുറ്റും ഇരുപത്താറടി റേഡിയസിനകത്ത് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെന്നെ പ്രത്യക്ഷമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ അടുക്കളയിൽ സ്മെല്ല് വരുന്നു അടുക്കളയിൽ ചെളിയുണ്ട് അടുക്കളയിൽ കൈതോർത്തിയ തുണി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് തലേ ദിവസത്തെ പാത്രം കഴുകാതെ വെച്ചിട്ടുണ്ട് തലേ ദിവസം ഉപയോഗിച്ച തോർത്ത് മൂടി കെട്ടിയിട്ട് ശവം വെച്ച മാതിരി അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആ അടുക്കളയ്ക്കകത്ത് കയറുമ്പോൾ അടുക്കളയ്ക്കകത്ത് കയറുന്ന വ്യക്തിയുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന abnormality it will extend for the whole day ആ ദിവസം മുഴുവനും നിൽക്കും അപ്പൊ ആദി ഭൗതിക ശാന്തി ആധ്യാത്മികം ഇൻസൈഡ് യുവർ ബോഡി ആദി ഭൗതികം നിങ്ങൾക്ക് ചുറ്റും ആദി ഭൗതിക ശാന്തിക്ക് വീട്ടിനകത്ത് ഓരോ മുറിയുടെ ലെങ്ത് ബ്രെഡ് എയർ സർക്കുലേഷൻ ആ മുറിക്കകത്തുള്ള മാറാല്ല എത്ര മാറാല്ല ആ വീട്ടിനകത്തുണ്ടോ അത്രയും ഡസ്റ്റ് ബിന്നുകളാണ് എനർജി ബിന്നുകൾ അതിനകത്തുണ്ട് നെഗറ്റീവ് എനർജി അതിനകത്ത് കൂമ്പാരമുണ്ട് അതുപോലെ ആ വീട്ടിനകത്ത് രാവിലെ ഇടുന്ന പാട്ടുകള് ഒരു മന്ത്രം ഇട്ട് നോക്കുക ഭഗവത്ഗീത ഇട്ട് നോക്കുക നല്ല ഉജ്ജ്വലങ്ങളായ ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഇട്ട് നോക്കുക കരച്ചിലും നെഗറ്റീവും ഇല്ലാത്ത ചില പാട്ടുകൾ ഇട്ട് നോക്കുക അറിയാതെ നിങ്ങൾ ത്രസിച്ചുല്ലസിക്കുന്നുണ്ടാകും മാറ്റം വരുത്താൻ സാധിക്കും വീട്ടില് കസേരകൾ ചിഹ്നിച്ചതറി ഇട്ടിരിക്കുന്നത് മാറ്റുക ടേബിൾ ഭംഗിയായിട്ട് ഒതുക്കി വെക്കുക ടേബിളിനകത്ത് ഇല്ലാത്തത് മുഴുവനും കൊണ്ട് കുത്തി നിറയ്ക്കാതിരിക്കുക എവിടെയെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടോ പറയുന്നതിൽ എവിടെയെങ്കിലും പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയ സ്ഥലത്ത് പ്രശ്നം പൈസ വെക്കരുത് ചില്ലറയായാലും നോട്ടായാലും ഭാരതീയ കൺസെപ്റ്റില് ഓരോ രൂപയും സ്ത്രീയാണ് സ്ത്രീയല്ല ശ്രീയാണ് ഐശ്വര്യമാണ് മഹാലക്ഷ്മിയാണ് പലപ്പോഴും ഭാര്യമാരൊരു കാര്യം ചെയ്യാറുണ്ട് ജോലിക്കാരുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ കൊടുത്ത് അമ്മച്ചി ബാക്കി കൊണ്ടുവരുന്നത് ഇടത്തെ കയ്യിലെടുത്ത് ഈ സ്റ്റൗവിൻ്റെ ഇടത് സൈഡിൽ വെക്കും പത്ത് രൂപ അമ്പത് രൂപ കാരണം അമ്മച്ചിക്ക് ഇന്ന് വരവ് വളരെ കാര്യമായിട്ടുണ്ട് അത് കാരണം അമ്പത് രൂപ കത്തിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല അത് മൂലയ്ക്ക് വെക്കും ചിലപ്പോ അടു അടുക്കളക്കകത്ത് വെച്ചിരിക്കുന്ന ഉലുവയുടെയും കടുകിന്റെയും കൂട്ടത്തിൽ ആ കാശ് വെക്കുക അരുത് അതിനും ഒരു പ്രത്യേകതയുണ്ട് ആ വീട്ടിനകത്ത് ഓരോന്നും ചിരിച്ച മുഖഭാവം കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞ് ഞാൻ കിടക്കയിലിരുന്ന് നാമം ജപിക്കുമ്പോഴെനിക്കറിയാം എൻ്റെ വൈഫിൻ്റെ മൂഡ് അന്ന് എങ്ങനെ ഉണ്ടെന്ന് വൈഫിന്റെ അടുത്തേക്കൊന്നും പോവണ്ട വൈഫ് അടുക്കളയില് ഞാൻ എന്റെ ബെഡ്റൂമില് ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ചൊല്ലി ഒരു ഏഴ് ഏഴ് സെക്കൻഡ് കണ്ണടച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നുള്ള വേവ്സ് എനിക്ക് കിട്ടും അന്ന് എൻ്റെ വൈഫിന്റെ മൂഡ് ശരിയല്ല പ്രത്യേകിച്ച് സ്ത്രീകളായ സ്ഥിതിക്ക് അവർക്ക് മൂട് മാറാൻ വലിയ കാരണമൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അവർക്ക് അവരുടെ രീതിയിൽ അത് മാറും കുറച്ച് കഴിഞ്ഞ് ഒന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്താൽ കഥനവെടി പൊട്ടുന്ന മാതിരി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഥനക്കുറ്റി വെറുതെ ഇരിക്കുന്ന മാതിരി ഇരുന്നോളും ആ പൊട്ടുന്ന സമയത്തൊന്ന് പൊട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആദി ഭൗതിക ശാന്തി ഓർമ്മിക്ക ഒരു വിഷമവും നിങ്ങൾക്കില്ല നമ്മുടെ വീട്ടിനകത്തെ വാസ്തു ജനലിൻ്റെതല്ല വാതലിൻ്റെതല്ല പലപ്പോഴും കാറ്റിൻ്റെതല്ല ഫാനിൻ്റെ മുകളിലുള്ള പൊടി ടി വിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ നേച്ചർ അതുപോലെ ആസുരീകമായ ചില ചിത്രങ്ങൾ അത് അബ്നോർമൽ സ്ഥലത്ത് വെച്ചിരിക്കുന്നു ടേബിളിന്റെ മുഖത്തെ മുകളിലെ അബ്നോർമാലിറ്റി അടുക്കളക്കകത്ത് കാണുന്ന നെഗറ്റീവുകൾ ഫ്രിഡ്ജിനകത്ത് കുത്തി പൂഴ്ത്തി വെച്ചിരിക്കുന്ന പത്തും പതിനഞ്ചും ദിവസത്തെ പരിപ്പും സാമ്പാറും പല സാധനങ്ങളും ഇതാണ് ആ വീട്ടിനകത്തെ നെഗറ്റീവ് വാസ്തുവിനേക്കാൾ വലിയ നെഗറ്റീവ് ഇതെല്ലാമാണ് ചിലപ്പോ ചില തുണി തുടച്ചത് അവിടെ വെച്ചിട്ടുണ്ടാകും ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് കഴുകിയാലും പോകാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ വെച്ചിരിക്കുന്നത് ആ ഒരൊറ്റ തുണി മതി ആ വീട് മൊത്തം കുളമാക്കാൻ വേൾപൂളിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഫ്രിഡ്ജുണ്ട് അതിൻ്റെ പുറകിലൊന്ന് നോക്കിയാൽ മാത്രമേ ചുവട്ടിൽ ഒരു പാത്രത്തിൽ മാസങ്ങളോളം ചിലപ്പോൾ വെള്ളം ഉണ്ടാവും അത് നല്ല കൊതുകിൻ്റെ വളർത്ത് കേന്ദ്രമാണ് എല്ലാവരും നോക്കും വീട്ടിനകത്ത് സ്മെല്ല് വരുന്നത് എവിടെ നിന്നാ എലി ചത്തിട്ടുണ്ടോ അത് ചാവാറേ ഇല്ല എലി വീട്ടിനകത്ത് ഉണ്ടെങ്കിലല്ലേ ചാവും എലി ചത്തിട്ടില്ല പൂച്ചയില്ല ഒരു പ്രശ്നം പിന്നെ എങ്ങനെ സ്മെല്ല് വരുന്നു സർവ്വതും നോക്കും ഫ്രിഡ്ജും തിരിച്ചു നോക്കും അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും അകത്ത് നോക്കില്ല അവിടെയാണ് ഒരു പാത്രത്തില് കലശക്കുടം വെച്ചിരിക്കുന്ന മാതിരി മാസങ്ങളോളം പഴക്കമുള്ള ചിരപുരാതനവും നിത്യനൂതനവുമായ വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ സ്മെല്ലിന്റെ സോഴ്സ് ഇതെല്ലാം വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഒരു ഭയങ്കര നെഗറ്റീവായിട്ടൊരു പാട്ട് നിങ്ങൾ ഓഫീസിൽ നിന്ന് കയറി വരുമ്പോൾ കേൾക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ തന്നെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് മാറ്റി വേറെ വല്ലതും വെക്കാൻ പറയും അതുപോലെ അസാധാരണ നെഗറ്റീവ് ഉള്ള ഒരു സീൻ കുത്തി കൊലയും ചോരയും തെറിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ടി വിയിൽ കാണുന്നെങ്കിൽ അത് മാറ്റ അപ്പൊ കണ്ണിലൂടെ കിട്ടുന്ന ആ ഒബ്സർവേഷൻ നെഗറ്റീവിലേക്ക് എത്തും ചെവിയിലൂടെ കേൾക്കുന്ന ഒബ്സർവേഷൻസ് നെഗറ്റീവിലേക്ക് എത്തും ഈ ശരീരം എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് ശരീരത്തിന് ചുറ്റും ശാന്തി പ്രകൃതിയെ മുഴുവനും ബാധിക്കുന്നതാണ് അത്ഭുതകരമായി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം രാവിലെ നിങ്ങൾ എനർജറ്റിക് ആണ് ആ എനർജി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഉച്ചയ്ക്ക് സൂര്യൻ പീക്കിലെത്തുമ്പോൾ നിങ്ങൾ ഏകദേശം തളർന്നിട്ടുണ്ടാവും ആകുമ്പോൾ തീരെ വയ്യ രണ്ട് മൂന്ന് പേര് ബാഗും പിടിച്ചോണ്ട് ഇപ്പൊ അകത്തേക്ക് കയറിയത് കണ്ടില്ലേ രാവിലെ പലരും അകത്തേക്ക് കയറി വളരെ എനർജറ്റിക് ആയിരുന്നു ഇപ്പൊ പലരും കയറിയത് തീരെ വയ്യ എന്നാലും ഇയാൾ എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കാം ചിദാനന്ദപുരിയുടെ കത്തുന്ന ലെക്ചറാണ് അടുത്തത് അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ ആ ലെക്ചർ കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷീണത്തോടു കൂടി വരിക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ട് ശരിക്കും എന്തെങ്കിലും സ്നാക്സും കഴിച്ചിട്ടുണ്ടാവും എന്നിട്ടും എന്തുകൊണ്ട് ക്ഷീണം സമയം നമ്മളെ സ്വാധീനിക്കുന്നു സ്ഥലം നമ്മളെ സ്വാധീനിക്കുന്നു നമുക്ക് ചുറ്റുമുള്ളത് നമ്മളെ സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് ഏത് കർമ്മം വീട്ടിനകത്ത് ചെയ്യുമ്പോഴും നമ്മൾ സമയം നോക്കാറുള്ളത് ഈ ജ്യോതിഷത്തിൽ സെലസ്റ്റിയൽ ബോഡീസിന്റെ സ്ഥാനം നോക്കാറുള്ളത് സീസൺ നോക്കാറുള്ളത് ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ ഘടകങ്ങളിൽ നിന്ന് നമ്മളെ നാമാക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കേണ്ടത് നമ്മളുടെ ശരീരത്തിനകത്ത് നന്മകൾ വരുത്താവുന്ന ചേഞ്ചുകൾ വരുത്തുക ചെവി കണ്ണ് നാക്ക് മനസ്സ് നന്നായിട്ട് ഉപയോഗിക്കാം അത് തിരിച്ചും ഉപയോഗിക്കാം നല്ലത് കേൾക്കുക കേൾപ്പിക്കുക നല്ലത് കാണുക കാണിപ്പിക്കുക നല്ലത് സംസാരിക്കുക സംസാരിപ്പിക്കുക നല്ലത് ചിന്തിക്കുക ചിന്തിപ്പിക്കുക എളുപ്പമാണല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും എട്ട് കാര്യങ്ങൾ ഒന്ന് ഏറ്റാൽ നമുക്കത് മാറ്റി അപ്പൊ ആധ്യാത്മിക ശാന്തി വീട്ടിനകത്ത് ക്ലീനാക്കി വെക്കുക ആഴ്ചയിൽ ഒരിക്കല് ഒരു സൺഡേ ഹോളിഡേ വേണമെന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരല്ല ചാണക്യനാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിർബന്ധമായും എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നും നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം ഈക്വലന്റ് ഉച്ചയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നും ഒരു മാസം എൻ ലീവ് കൊടുക്കണമെന്നും പത്ത് ദിവസം കാഷ്വൽ ലീവ് കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒരിക്കലോ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഖനികളിലും പട്ടാളത്തിലും വർക്ക് ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമോ ലീവ് കൊടുക്കണമെന്നും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അകത്തും പുറത്തും ഒന്ന് ക്ലീൻ ചെയ്യാനാണ് അങ്ങനെ ക്ലീൻ ചെയ്താൽ ആദ്യ ഭൗതിക ശാന്തി ഉണ്ടാകാതിരിക്കില്ല വാസ്തുവിൽ അബ്നോർമാലിറ്റി ഇല്ല പിന്നെ എന്തുകൊണ്ട് വീട്ടിൽ ശരിയാകുന്നില്ല സിമ്പിളാണ് ഒന്ന് അകത്ത് അക്കോമഡേറ്റ് ചെയ്യാം നല്ല രീതിയിൽ അത് ഉപയോഗിക്കാം ആ അതും കൂടി വാസ്തുവുമായിട്ട് ചേർന്നാലേ ഭംഗിയായിട്ട് പോകുള്ളൂ ഒന്നുകൂടി ഓർക്കാം ചിലർ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും അയാൾക്കും ദേഷ്യം വരും എന്താ കാരണം ഒരു നക്ഷത്രത്തിൽ നിന്ന് മൂന്നാമത്തെ എട്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രക്കാരൻ അടുത്ത് വരുമ്പോഴാ ദേഷ്യം വരുന്നത് പലപ്പോഴും ഇതെല്ലാം ഗവേഷണം നടത്താവുന്ന അതുകൊണ്ടാ മുന്നാള് തമ്മിൽ വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രക്കാരനടുത്ത് വന്നാൽ ഏ അയാൾ ശരിയല്ല കേട്ടോ എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമല്ല പലപ്പോഴും പുറത്ത് പറയില്ല അകത്ത് പറയും എട്ടാമത്തെ നക്ഷത്രം ഏയ് തല്ലിപ്പൊടിയൻ എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ കണ്ടാൽ എങ്ങനെയാ അറിയാം നിങ്ങളെ കണ്ട അതിനേക്കാളും കുഴപ്പക്കാരനാണല്ലോ അപ്പൊ നമ്മുടെ നക്ഷത്രം അത് തന്നെയാ അപ്പൊ നമ്മുടെ അപ്പോ ഇരുപത്തിരണ്ടാം നക്ഷത്രം കണ്ടക അപ്പൊ ഇതില് ചില പാരാമീറ്റേഴ്സ് നമ്മളെ ആദിഭൗതികമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഈ മൂന്നും ആധ്യാത്മികം ആദിഭൗതികം ആദി ദൈവതയില് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം എൻ്റെ ശരീരത്തിനകത്തെ സൈക്കോളജി ആൻഡ് ഫിസിയോളജി രണ്ടാമത്തേത് വീട്ടിനകത്തുള്ളത് അതും വാസ്തവും കൂടി ചേരുമ്പോഴാണ് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഒരു നല്ല ജീവിതം നമുക്ക് സാധിക്കാം അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ജ്യോതിഷത്തിൻ്റെത് രണ്ടാമത് പറഞ്ഞ പോയിന്റ് ആയുർവേദത്തിൻ്റെത് മൂന്നാമത് പറഞ്ഞ പോയിന്റ് വാസ്തുവിൻ്റെത് നാലാമത് പറയാൻ ആഗ്രഹിച്ച ചെറിയ പോയിന്റ് അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല ചിദാനന്ദപുരി സ്വാമിജി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്തുന്നില്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടി എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം അകത്തേക്ക് കയറിയാൽ അബ്രപ്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാകത്തിന് അപ്പോൾ വരാമെന്ന് ഇന്നലെയും ഇന്നും അല്പം മുമ്പും ഉറപ്പ് തന്നിട്ടുണ്ട് ഏതായാലും സംഗീതം പലപ്പോഴും നമ്മൾ ചിലത് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ വേവ് ലെങ്തിലാണ് ആ വേവ് ലെങ്തിൽ ഉപയോഗിക്കാത്തത് ഒന്നുകിൽ അതിവൃഷ്ടി അല്ലെങ്കിൽ അനാവൃഷ്ടി അതിവൃഷ്ടി അനാവൃഷ്ടി ഒരു സംസ്കൃതത്തിലെ ശ്ലോകം പറയാറുള്ള നല്ല ഒരു ശ്ലോകം പറയാറുണ്ട് അതിൽ ഒന്നാമത്തേത് അതിസൗന്ദര്യം സീതായാഹ അതിഗർവം രാവണസ്യ അതിദാനശീലം മഹാബല്യ അതിസർവത്ര വർജയേ സീതയുടെ നാശത്തിന് കാരണമായത് സീതയുടെ സൗന്ദര്യമാണ് മഹാബലിയുടെ നാശത്തിന് കാരണമായത് മഹാബലിയുടെ ദാനശീലമാണ് രാവണന്റെ നാശത്തിന് കാരണമായത് രാവണന്റെ അഹങ്കാരമാണ് അപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പരിധിക്കപ്പുറം എന്ത് സംഭവിച്ചാലും അത് പരിണത നെഗറ്റീവ് നെഗറ്റീവായിരിക്കും ഭാരതീയ സംഗീതത്തിന് ഭാരതീയ നൃത്തത്തിന് ഭാരതീയമായ എക്സ്പീരിയൻസബിൾ നോളജിന് നല്ല സാധന ഉണ്ടാകണം ആ സാധന ഇല്ലാതെ പാട്ട് പഠിക്കാൻ ഇറങ്ങിയാൽ കുട്ടികളെ കൊണ്ട് കലാതിലകം മേടിപ്പിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്ന ഒരേ ഒരു നല്ല കാര്യം കലാതിലകം കൃഷ്ണാരാമ ഗോവിന്ദ അത് സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു കലാതിലകത്തിന് വേണ്ടി ഈ കുട്ടിയെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് Boost is the secret of my energy എന്തോന്ന് ബൂസ്റ്റ് പിന്നെ കോംപ്ലാൻ ഇരുപത്തിമൂന്ന് പോഷകങ്ങൾ നൽകുന്നു അത്ര ആവശ്യമുണ്ടോ ആവശ്യമില്ലെങ്കിലും കിടക്കട്ടെ അകത്തേക്ക് എൻ്റെ മകനല്ലേ അകത്തേക്ക് കിടക്കട്ടെ ഇന്ന സന്തോഷ് ബ്രഹ്മിയുടെ പഠിച്ചതെല്ലാം ഓർമ്മ വയ്ക്കാൻ സന്തോഷ് ജീവിതം മൊത്തകം ഒട്ടകത്തിനെ പോലെയാണ് ഇതെല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം തൊലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ജോൺസൺസ് പൗഡർ അപ്പൊ തൊലി പോയി ഓർമ്മ വെക്കാനുള്ള ടൂള് കിട്ടി മുപ്പത്തി ഇരുപത്തി മൂന്ന് കോംപ്ലാനും കിട്ടി എനർജിക്ക് ബൂസ്റ്റും കിട്ടി പിന്നെ കൊക്കക്കോള ആ ഒരു സാധനവും കിട്ടിയാൽ ബാക്കി എല്ലാം തീർന്നു തലമുടി ഒട്ടാതിരിക്കാൻ ഏതോ ഒരു സാധനത്തിൻ്റെ എന്തായാലും മീശ മാധവൻ്റെ അമ്മച്ചിയുടെ അതും കൂടി ചേർത്ത തലമുടി ഒട്ടില്ല ഓരോ പ്രശ്നത്തിനും പരിഹാരം അപ്പപ്പം നിങ്ങൾക്ക് തരിക ഇതെല്ലാം കിട്ടിയിട്ട് സ്വസ്ഥതയുണ്ടോ ഇതൊന്നും കിട്ടിയിട്ട് സ്വസ്ഥതയില്ല വളരെ ലാഘവത്തോടുകൂടി എന്നും എവിടെയും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇന്ന് നിങ്ങൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരണോ വേണ്ട അരി അരയ്ക്കണോ വേണ്ട വേർക്കുമ്പോ വിശറി കൊണ്ട് വീശണോ വേണ്ട ഫാനിണ്ട അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനുള്ളത് കൊണ്ട് തുണി അലക്കണ്ട എത്ര കാര്യം മിക്സി ഉണ്ട് സാമ്പാർ കഴിക്കണമെന്ന് തോന്നിയാൽ സാമ്പാർ പൗഡർ ഇട്ടാൽ സാമ്പാറായി മുരിങ്ങാക്കോൽ ഇടാതെ ആ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് അത് വായിലേക്ക് ഒഴിച്ചാൽ കടിക്കുന്ന ജോലി പോലും ഇല്ല അത്രയും എളുപ്പത്തിൽ ജീവിതമായിട്ടും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട് സന്തോഷിക്കണമെന്ന് തോന്നുന്നില്ല മനസ്സ് ചുറ്റുമുള്ള ആധ്യാത്മികം ആദി ഭൗതികം ആദിദേവത ശാന്തികള് നമുക്ക് സാധിക്കുന്നില്ല അത് സാധിക്കാത്തത് കൊണ്ട് സംഗീതവും നൃത്തവും ഈ നല്ല ആധ്യാത്മിക പന്താവിലേക്ക് നമ്മളെ നയിക്കുന്ന ഭൗതിക സംഗീതത്തിന്റെ പന്താവുകൾ പോലും താൽക്കാലികമായിട്ട് ക്യാപ്സ്യൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു നാളെ ഈ ഗുളിക നിങ്ങൾ കഴിച്ചാൽ പതിനഞ്ച് സിനിമാ പാട്ട് പഠിക്കാതെ ഓർമ്മ വരുമെന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂൾ അഡ്വർടൈസ് ചെയ്താൽ നിങ്ങൾ മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കും കാരണം ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് സംഗീതം പഠിക്കേണ്ട ഈ ഗുളിക കഴിച്ചാൽ പതിനഞ്ച് പാട്ട് ഓർമ്മ വരും എന്ന ഒരു അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ഷോർട്ട് കട്ട് സ്വീകരിക്കുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒറിജിനാലിറ്റിയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും കിട്ടണമെങ്കിൽ വേദമായാലും മന്ത്രമായാലും അതിൻ്റെ തരംഗ ദൈർഘ്യത്തിൽ ചൊല്ലണം പറയണം വേദം ചൊല്ലുമ്പോൾ नाभ्याम् आसीद यदम् दरिक्षम् शीर्ष्णोभ्यौ समवर्ततवद्भ्याम् भूमिम् निशस्तोत्राद् तथा लोकान् कल्पयन् ഈ ഒരു രീതിയിൽ പഠിക്കാതെ നാഭ്യാം ആശീത് അന്തരീക്ഷം ജ്യേഷ്ഠോ ഭൂമി കൽപ്പയന്ന ഒരു തലമുടി ചൊറിയലും കൂടി കഴിഞ്ഞാൽ വേദം എഴുതിയ ഋഷിവര്യന്മാർക്ക് മനസ്സിലായി നമ്മൾ എഴുതി കൊടുത്തത് യോജിപ്പില്ലാത്ത കൈകളിലേക്കാണ് പോയിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിഗഹനമായ ഭാരതീയ ശാസ്ത്രം ഭാരതീയ ശാസ്ത്രം ആധുനിക സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനിയും സയൻസ് ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു അത്രയും കാലം അതിൻ്റെ ഏതെല്ലാം നന്മകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അത് ഉപയോഗിക്കുക അന്ധവിശ്വാസമല്ലാതെ ആരാധ്യനായ സ്വാമി ചിദാനന്ദപുരി പറയാറുള്ള ഒരു വരിയുണ്ട് നിങ്ങളുടെ യുക്തി ബുദ്ധി ശാസ്ത്രവീക്ഷണം ആർക്കും അടിയറ വയ്ക്കരുത് യുക്തി ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അത് ന്യായവും സമകാലീന പ്രസക്തവും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യൻ അനുയോജ്യവുമാണ് എന്ന് തെളിഞ്ഞ് സയൻസ് അതിൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്ന് ബോധ്യം വരുമ്പോൾ ഈ ജ്യോതിഷവും ഈ ആയുർവേദവും ഈ വാസ്തുവും അതിനെ തുടർന്നുള്ളതും അതിഗംഭീരമാണ് എന്ന് മനസ്സിലാകും അത്രയും കാലം അന്ധവിശ്വാസത്തിൽ ചാടാതെ ദുരാചാരങ്ങളിൽ കയറിപ്പറ്റാതെ അമിതമായ ആവേശം ഇല്ലാതെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ ജഗതീശ്വര ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നു പാലക്കാട് എന്ന് വരുമ്പോഴും നിങ്ങളുടെ എല്ലാ മുഖത്ത് കാണുന്ന സന്തോഷം അതെന്നും പറയുന്നതിൽ അർത്ഥമില്ല ഞാനത് സ്മരിക്കുകയാണ് ഇത്രയും നേരം നിങ്ങൾ ഇരുന്നത് വാച്ച് നോക്കാതെ ഒരിക്കലും കൂട്ടുവായ വിടാതെ ഫാൻ മുകളിൽ കറങ്ങുന്നില്ല വേർത്തൊലിക്കുന്നുണ്ട് നിങ്ങൾ പലരും എന്നിട്ടും ഇരിക്കാൻ കാരണം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ഉയരുന്നതാണ് അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ഉയരാൻ കാരണം ഈ നാടിന്റെ സന്ദേശം മഹത്വമേറിയതാണ് ഈ നാട്ടിലെ ജനതയും മഹത്വമേറിയതാണ് അത് രണ്ടും തുല്യം വരുമ്പോഴാണ് രണ്ടും ഫുള്ളായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ഈ കർമ്മം ചെയ്യുന്ന അനവധി വ്യക്തികളുണ്ട് ആരുടെയെങ്കിലും പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഹരിദാസൻ സാറിൻ്റെയും ശങ്കരനാരായണൻ്റെയും അതുപോലെ തന്നെ രവീന്ദ്രൻ സാറിൻ്റെയും വീരരാഘവൻ്റെയും അവരുടെ കൂട്ടത്തിലിരിക്കുന്ന പേര് പറയാത്ത ഇവരോട് എല്ലാവരോടും പറയാനുള്ളത് എന്നും ഓർമ്മിക്കുക നിങ്ങൾ ആരെന്തു ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയല്ല ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ ഭാരതത്തിന് നിങ്ങൾക്ക് ജന്മം നൽകിയ ആവേശം നൽകിയ ജനനി ജന്മഭൂമിശ്ച സ്വർഗാത വിഗരീയസി എന്ന ആ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ നിലനിർത്താനാണ് കയ്യടിയോ മാലയോ ബൊക്കയോ പൊന്നാടയോ പത്മശ്രീയോ ഒന്നും പ്രതീക്ഷിക്കരുത് അമ്മയെ ചികിത്സിക്കുമ്പോൾ മാതൃഭൂമിയെ ചികിത്സിക്കുമ്പോൾ രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇതം നമമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അടുത്ത പ്രഭാഷണം ഉജ്ജ്വലമാണ് ആരാധ്യനായ സ്വാമി ചിദാനന്ദപുരിയുടെ ജീവിച്ച് കാണിച്ചു തരികയാണ് നമുക്ക് സനാതനധർമ്മം എന്ത് എന്ന് കേൾക്കണം നോട്ട് ചെയ്യാൻ സാധിക്കുന്ന അത്രയും നോട്ട് ചെയ്യണം അത്രയും എളുപ്പത്തിൽ ഇപ്പോൾ പ്രാപ്യനല്ല സ്വാമികള് വളരെ വിരളമായിട്ട് മാത്രമേ വരാറുള്ളൂ പറ്റാറുള്ളൂ അത്രയും ഓവർലോഡ് ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വരി എത്തിയിരിക്കും ഞാൻ അവിടെ പ്രഭാഷണത്തിന് ആ വാക്ക് അദ്ദേഹം പാലിച്ചു സന്തോഷമുണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി അദ്ദേഹത്തിനെ ക്ഷണിക്കാനുള്ളവരെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം